അതായത് കാണപ്പെടുന്ന വസ്തുക്കൾ കാണുന്ന ഞാൻ ഇത് രണ്ടും വേറെയാണ് കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ ഉണ്ടാവും ഇല്ലാതെയാവും ഉണ്ടാവും ഇല്ലാതെയാവും പക്ഷെ ദൃഷ്ടാവ് എന്നും ഒന്ന് തന്നെ അടുത്ത സിനിമാ തിയേറ്ററിൽ സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് കാണുന്നത് നമുക്ക് മാറ്റില്ല അപ്പൊ ഈ മാറ്റപ്പെടുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ മാറാതെ നിൽക്കുന്നതായ ദൃഷ്ടാവ് ആ ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള ഒരൊറ്റ പ്രധാനമായിട്ടുള്ള സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കാറ് അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ ദൃഷ്ടാവായിട്ടുള്ള ഞാൻ നിശ്ചലമായിട്ടിരുന്നാൽ ദൃശ്യങ്ങൾ മുഴുവൻ കെട്ടടങ്ങി ദൃശ്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലും ഞാനുണ്ട് ദൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് ബോധിക്കാൻ കഴിയും കാരണം കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ഞാനില്ലാത്തൊരവസ്ഥ വരുന്നില്ല അവിടെ പക്ഷേ അജ്ഞാന ദശയിൽ ദൃശ്യങ്ങളാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ ദൃശ്യങ്ങളിൽ പെട്ടതാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ശരീരം ഉണ്ടായിട്ടുള്ള ശരീരത്തിൽ നിന്ന് മനസ്സ് മനസ്സിൽ നിന്ന് ബുദ്ധി എന്നാണ് അപ്പോൾ അത് മുഴുവനും ദൃശ്യങ്ങളിൽ പെടും അപ്പൊ എന്റെ ശരീരത്തിന്റെ അവസ്ഥകളും എന്റെ മനസ്സിന്റെ സങ്കല്പങ്ങളും എന്റെ ബുദ്ധിയിലുള്ളതായ ജ്ഞാനജ്ഞാനങ്ങളും ഒക്കെ തന്നെ എനിക്ക് ദൃശ്യങ്ങളാണ് അതിന്റെ ദൃഷ്ടാവാണ് ഞാൻ ആ അറിവുണ്ടോ അറിവില്ലേ മാനസിക തലത്തിൽ സുഖാണോ ദുഃഖാണോ ശാരീരിക തലത്തിൽ സുഖാണോ ദുഃഖാണോ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ നോക്കിക്കാണുന്നതായ കാഴ്ചക്കാരൻ മാത്രമാണ് ദൃഷ്ടാവാണ് അവിടെ ദൃഷ്ടാവിനെ ബാധിക്കാത്തതാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവനും കാരണം ഒക്കെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ താൽക്കാലികമായിട്ട് തോന്നപ്പെടുന്നതാണ് കാലത്തിൽ ഒരു പ്രത്യേക ദേശത്ത് തോന്നപ്പെടുന്നതാണ് ഏതും അപ്പോൾ ആ കാലം ദേശം മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഇതില്ല അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് യാതൊരു മാറ്റമില്ല മാക്സ് പ്ലാങ്ക് അതാണ് പറഞ്ഞത് ഉപനിഷത്തിലെ രണ്ട് വാക്കുകളാണ് എന്നെ സമാധാനിപ്പിച്ചത് ദൃശ്യങ്ങൾ ദൃഷ്ടാവും ഞാൻ ദൃഷ്ടാവാണ് എൻ്റെ ഗാലക്സീസ് ഒക്കെ തന്നെ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ ഇരിക്കുക എന്നുള്ളത് എന്നെ ബാധിക്കുന്നില്ല ഞാൻ എന്നും ഇവിടെ ഈ ഉള്ളായ്മയ്ക്കോ ഇല്ലായ്മയ്ക്കോ സാക്ഷിയായിട്ട് ഞാൻ എന്നും ഉണ്ടാവും ശാശ്വതമായിട്ടുള്ള ഒരു സത്യമാണ് ഈ ദൃഷ്ടാവ് എന്ന് പറയുന്നത് പറയേണ്ടത് അതുകൊണ്ട് നമ്മൾ ദൃക്സ്വരൂപമാണ് ദൃക്ക് ദൃഷ്ടാവ് രണ്ടും ഒന്ന് തന്നെ കാണപ്പെടുന്നത് അനാത്മാവ് കാണുന്ന സാക്ഷിനി ആത്മാവ് അറിയപ്പെടുന്നത് അനാത്മാവ് അറിവായി വിളങ്ങുന്ന ആത്മാവ് ഈ ദൃഷ്ടാവ് മനസ്സിന് സുഖമില്ല എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യാണ് അതായത് എൻ്റെ നായ്ക്ക് എന്തോ സുഖമില്ലാതെ കിടക്കാൻ തോന്നുന്നു എങ്ങനെ ഓടിക്കളിക്കുന്നു എന്തോ ഭ്രാന്ത് പിടിച്ചു എന്നാ തോന്നുന്നു കടി കൊണ്ടുവന്നിരിക്കുകയാണ് വേദനിച്ച് കിടക്കുകയാണ് എന്നൊക്കെ നമ്മൾ അന്യനായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അതേ ഭാവത്തിൽ ഈ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും സംസാരിക്കാറാവണം മനസ്സിന് നമ്മൾ പറയാറുണ്ട് മനസ്സിനൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല എന്നല്ല പറയാറ് മനസ്സിന് സുഖമില്ല എന്ന് പറയാം ബുദ്ധി ആകെ കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ശരീരത്തിന് സുഖമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ പറയുന്നുണ്ടെങ്കിലും ഞാൻ ശരീരം ഞാൻ മനസ്സ് ഞാൻ ബുദ്ധി എന്നുള്ള ഭാവമാണ് ഇപ്പൊ നമുക്കുള്ളത് അതുകൊണ്ട് എൻ്റെ സുഖം എൻ്റെ ദുഃഖം എന്നാ പറയാം പക്ഷേ എൻ്റെ സുഖവും ദുഃഖം അല്ല ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും അവസ്ഥകളൊക്കെ അതൊക്കെ വേറെയാണ് ദൃശ്യങ്ങൾ മാത്രമാണ് പക്ഷേ ഈ ദൃഷ്ടാവ് വേറെ ദൃശ്യം വേറെ എന്ന് അറിയണമെങ്കിൽ കുറച്ചു കാലം നിശ്ചലമായിട്ട് ഇരുന്നിട്ട് തമ്മിൽ വേർതിരിച്ച് ബോധ്യ ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഏകാന്തതയിൽ കുറെ കാലം ഇങ്ങനെ മന്നം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഈ വ്യത്യാസം മനസ്സിലാവും ചട്ടമ്പിസ്വാമിയുടെ അതിന് നിജാനന്ദ വിലാസം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു മേശപ്പുറത്ത് ഒരു ചെമ്പരത്തി പൂ വെച്ചിട്ട് അതിന്റെ മേലൊരു സ്പടിയം വെച്ചു സ്പടിയം വെച്ചപ്പോൾ ഈ സ്പടിയം ചോന്നു സ്പടിയം ചോന്ന ആ ചുവപ്പിനെ മാറ്റാൻ വേണ്ടി സോപ്പും ചകരിട്ട് വെച്ചുകൊണ്ട് കാര്യമില്ല കാരണം അതിനുള്ളിൽ ആ ചുവപ്പ് വന്നിട്ടില്ല പക്ഷേ അതിന്റെ സാന്നിധ്യം സാമീപ്യമുണ്ട് അതിന്റെ ചോപ്പൊക്കെ ഇതിലുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് അവ ഒറ്റ മാർഗമുള്ള ആ പടിയെടുത്തൊന്ന് പൊക്കി നോക്കുക പൊക്കി നോക്കുമ്പോൾ അതിൽ ചുവപ്പ് വന്നിട്ടില്ല അപ്പൊ ഈ ചെമ്പരത്തി പൂവുകൊണ്ട് ഇത് ചുവന്നു എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചാണ് അപ്പൊ ആത്മാവാണ് വാസത്തിൽ നമ്മള് ശരീരത്തിന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സാമീപ്യം കൊണ്ട് അതിന്റെ ദുഃഖം ദുരിതമൊക്കെ എൻ്റെ പോലെ തോന്നുകയാണ് പക്ഷെ വാസത്തിൽ നമ്മൾ ആ സ്ഫടികം എടുത്ത് പൊക്കുന്ന മാതിരി അതിൽ നിന്ന് വേർപ്പെടുത്തി നോക്കുന്ന മാതിരി നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ കുറച്ച് ഒരു ഒരു ഒരു നിശ്ചലത്വം ശീലിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഞാനല്ല ഞാൻ വേറെയാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ഒന്നും തന്നെ അജ്ഞാനോ ജ്ഞാനോ വൈകാരിക വിക്ഷോഭങ്ങളോ ശരീരത്തിൻ്റെ രോഗങ്ങളോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ബുദ്ധിയാവുന്നു ആണ് രമണ ക്യാൻസർ വന്ന സമയത്ത് അദ്ദേഹത്തെ ബാധിച്ചില്ല നാരായണ ഗുരുദേവന് ഉത്തരാശി സംബന്ധമായ രോഗം വന്നു അദ്ദേഹം ബാധിച്ചില്ല അദ്ദേഹം ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ശിഷ്യൻ പറഞ്ഞു അല്ല ഗുരു അങ്ങ് ഇങ്ങനെ വലിയ മഹാത്മാവ് ഇങ്ങനെ കരഞ്ഞ ആളുകൾ എന്ത് ധരിക്കുന്നു അപ്പൊ ആ ഒരു ഉണങ്ങിയ പാളുണ്ടായിരുന്നു എടുത്തു കൊണ്ടാണ് അപ്പോൾ ആൾ ഓടിപ്പോയി എടുത്ത് കൊണ്ടുവന്നു അത് നടുക്ക് ചീന്താൻ പറ്റി ഒരു ശബ്ദം കേട്ടില്ല അതുപോലെ കുട്ടിയാൽ പറ്റി കാരണം ശരീരം ഒരു വിഷമം എനിക്ക് അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ആ വിഷമം മനസ്സ് ഇങ്ങനെ അനുഭവിക്കുകയാണ് അങ്ങനെ ഈ വിഷമം ഉണ്ടാകുമ്പോൾ ആ ചേഷ്ടകൾ അനുഭവിക്കുക ശരീരം മനസ്സും ബുദ്ധി നടത്തുന്ന ചേഷ്ടകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക അത് ബാധിക്കില്ല എന്ന് പറയും അപ്പൊ സദാശിവ ബ്രഹ്മത്തിന്റെ ഒരു കൈക്കൊരു വെട്ടുകൊടുത്തു ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ നഗ്നനായി പോയ സമയം ആ വെട്ടിയാണെന്ന് അറിയാതെ അയാൾ അങ്ങനെ പോയി അപ്പോഴാണ് ആത്മാവൻ ബോധിയായി പിന്നാലെ ചെന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞു ആ മേടിച്ച സമയത്ത് അത് ഒഴിഞ്ഞ് ശരിയാക്കി അപ്പോൾ എന്താ വെച്ചാൽ അവര് ഈ ശരീരവും മനസ്സും ഒക്കെ വേറെയാണ് ഞാൻ വേറെയാണെന്ന് ബോധ്യം വന്ന ആൾക്കാരാണ് രാ പിന്നെ തപോവന പ്രസാദന് മഹോദരൻ വന്നിരുന്നു ചിന്മയാനന്ദ സ്വാമിജി ചോദിച്ചു സ്വാമിജി ഡൽഹി കൊണ്ടോട്ട് ചികിത്സിക്കാറുണ്ട് അപ്പോൾ അവിടെ ആരും മരിക്കാറില്ല എന്ന് രോഗം മുറ്റി വയ്ക്കാറില്ല വേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം ഈ ശരീരം അല്ലാന്ന് ബോധ്യം വന്നിട്ടുണ്ടായി അപ്പം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു ഈ ശരീരത്തിന് വേണ്ട രോഗം വരുന്നു ഒരു സാക്ഷി മാത്രമായിട്ട് നോക്കി കാണാനുള്ള കഴിവുണ്ടായിരുന്നു രമണവർഷിക്ക് അതേമാതിരി ക്യാൻസർ സാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ കയ്യിൻ്റെ എല്ലുണ്ടായ സമയത്ത് അദ്ദേഹം അതുമായിട്ട് യാതൊരു പിന്നെ ബന്ധപ്പെടുത്തിയിട്ടില്ല നാരായണ ഗുരുദേവൻ അതേമാതിരി തന്നെ ഇവരൊക്കെ തന്നെ രാമകൃഷ്ണ പരമസർ കാളിനോട് പറഞ്ഞുകൂടെ ഇതൊന്ന് നേരെയാക്കാന്ന് പറഞ്ഞപ്പോൾ അത് നേരെയാക്കി കഴിഞ്ഞാൽ ഇനിയും ജന്മെടുക്കാനുള്ള ബുദ്ധി വരുള്ളൂ അത് വേണ്ട ദുഃഖം ഇത് കൊള്ളില്ലാത്ത ബോധ്യം വരട്ടെ എന്നിട്ടാണ് പോട്ടെ എന്നാണ് അങ്ങനെ ഈ ദൃക്ക് ദൃശ്യം ഇത് തിരിച്ചറിയാൻ ഏകാന്തയിൽ കുറച്ച് നിശ്ചലത്വത്തിലേ അറിയുള്ളൂ അപ്പോൾ ഇതോടുകൂടി ശരീരത്തിൽ മനസ്സ് ബുദ്ധി ഇതുമായിട്ടാണ് ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ ഈ ബ്രഹ്മാണ്ടം മുഴുവനും ബന്ധിച്ചിരിക്കുന്നത് നേരെ മറിച്ച് അതൊന്നും ഞാനല്ല ഞാൻ അതുമായിട്ട് യാതൊരു തരത്തിലും സ്പർശിക്കാത്ത മറ്റൊന്നാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെ എത്രയോ ശരീരങ്ങൾ ഇതിന്റെ ചുറ്റുപാടും വന്നിട്ടുണ്ട് എത്രയോ ശരീരത്തെ എൻ്റെത് പറഞ്ഞു പറഞ്ഞു ഞാനെന്ന് പറഞ്ഞു നടത്തല്ല എത്രയോ എൻ്റെ എന്നാണ് അതൊന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല സ്വപ്നം കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ അതൊന്നും ഞാനല്ല അതിലൊരു ഞാനുണ്ടായിരുന്നു ആ ഞാൻ ഇതിലേക്ക് വന്ന് തിരിച്ചു ലയിക്കുകയും ചെയ്തു അതൊക്കെ ഇല്ലാത്തതായിരുന്നു അതുപോലെ നമ്മളിപ്പോൾ എടുത്ത ജന്മം മരിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പിന്നെ ഗുരുവായൂർ തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ വീട്ടിൽ പോയതും പുസ്തകം വായിച്ചതും അത് പിന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തതും മറ്റൊക്കെ ഇങ്ങനെ ഓർക്കുന്ന ഒരു ഞാനുണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ ആ മഹാ ഇതൊക്കെ ചെന്ന് ലയം പ്രാപിക്കും ഇതുപോലെ വെച്ചാൽ നിങ്ങൾ എത്ര സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നത്തിന്റെ ഒക്കെ സ്മരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടല്ലോ ആ സ്വപ്നലോകം ഇല്ലെങ്കിലും അതിൽ ആ ഇല്ലായ്മ അനുഭവിച്ചതായ ആ ഒരു ഞാൻ സ്മരണാരൂപത്തിലൂടെ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നശിച്ചു പോകുന്നില്ല ബഹുനിമേ ജന്മാനി വ്യതീതാനി തവജാർജുന താനി അഹം വേദ സർവാണി തത്വം വേദപ്രന്ദവ എനിക്കും നിനക്കും അർജുന എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞുപോയി അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ല അപ്പൊ ഈ ഞാൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവമായിരുന്നു നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ എപ്പോഴും കാരണം അതിനൊന്നും നാശം ഉണ്ടാവുന്നില്ല അതിലാ ഞാൻ ഈ ഞാൻ തന്നെയായിരുന്നു ആ ഞാൻ അതാണ് മെൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൊൽപ്രാണ ദേഹവും അനിത്യം കളത്ര ധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്കായിരുന്നു അതാണ് അപ്പോൾ ഒരു മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ഒരു ഐസ് പീസ് സമുദ്രത്തിൽ വീണ് അത് കരിഞ്ഞ് വെള്ളമായി പോയി എന്ന് പറയുന്ന മാതിരി അല്ല ഒരു സ്വപ്നം കണ്ട് ഉണർന്ന മാതിരി എന്നാണ് അതിൽ പിന്നെ ഹരിതാമകൃത്വത്തെ പറഞ്ഞ മാതിരിയാണ് അത് നമുക്ക് അനുഭവമാണല്ലോ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സ്വപ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ലോകവും അവിടെ നിങ്ങൾ ജീവിച്ചൊക്കെ ഓർമ്മിക്കുന്നില്ലേ അതൊരു അതാ ഒരു ജന്മമായിരുന്നു നിങ്ങളുടെ ആ ജന്മം കഴിഞ്ഞ സമയത്ത് ആ ജന്മത്തിൽ ഇരുന്ന നിങ്ങൾ ഞാനെന്ന് തോന്നൽ ഇതിലുണ്ടല്ലോ അല്ലെ ഈ നിങ്ങൾ തന്നെയല്ലേ അതിൽ ഞാൻ എന്നുള്ള അഭിമാനത്തോട് കൂടി ഇരുന്നത് അപ്പോൾ അതിനൊരിക്കലും നാശം ഉണ്ടാവില്ല അതാണ് എനിക്ക് നിങ്ങൾക്ക് എത്ര ജന്മങ്ങൾ കഴിഞ്ഞു ഒക്കെ ഞാൻ ഓർക്കേണ്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ല ആ ലോകം പോയി പക്ഷേ ആ ലോകത്തുള്ള ആ ഞാനെന്ന തോന്നൽ സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്കായിരുന്നു ആരാണ് മറ്റെന്താ വെച്ചാൽ ഐസ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് വെള്ളമായി മാറി പിന്നെ അവിടെ ഈ ഐസിന്റെ ഒരു ഐഡന്റിറ്റി അവിടെ ഇല്ല ഇതാതല്ല എത്ര ജന്മം അതിൻ്റെ ഒക്കെ സ്മരണ അവിടെ പിന്നെ ഫയലിൽ സൂക്ഷിക്കുന്ന കാര്യമാണ് ഏത് ജന്മം എപ്പോൾ ആണെങ്കിലും നമുക്ക് ഓർക്കാൻ പറ്റുന്നു ഓർത്തിട്ട് അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മിക്കാൻ പറ്റും അതാണ് ഈ മഹാബോധത്തിൽ ഈ ചെറിയ ചെറിയ ബോധസ്വരൂപിയായിട്ടുള്ള പിന്നെ ചെറിയ ചെറിയ ജന്മങ്ങളൊക്കെ തന്നെ അവിടെ ഫയലിലുണ്ട് ഓർമ്മിക്കാൻ പറ്റുന്നതാണ് അതിൽ ഇനി വരാൻ പോകുന്നത് ഓർമ്മയില്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടാവില്ല അതെ അതെ ചിലത് ഓർമ്മ ഉണ്ടാവില്ല അത് ഓർമ്മിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട് വിദേശത്തൊക്കെ ഈ ഓർമ്മയില്ലാത്ത സ്വപ്നങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഈ സർഫസിൽ വരുന്നത് മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ ബാക്കിയൊന്നും ഓർക്കുന്നില്ല അങ്ങനത്തെ സ്വപ്നത്തെ ഒരു പ്രത്യേക ധ്യാന രീതി കൊണ്ട് പിന്നെ ഓർമ്മിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഉണ്ട് അത് ഒരു ധ്യാന രീതി വിദേശത്തൊക്കെ നടത്തുന്നതാണ് ഇപ്പൊ നമ്മള് കണ്ട സ്വപ്നം തന്നെ കുറെ കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ ഈ കൊള്ളിമീനൊക്കെ പറക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ഓരോ ദിവസവും പാറുന്നുണ്ട് പക്ഷെ ഈ അന്തരീക്ഷത്തിന്റെ ഏകദേശം നമ്മൾ അടുത്തെത്തുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ഇതേമാതിരി എത്രയോ ഉണ്ട് പക്ഷെ അതൊക്കെ ബേൺ ചെയ്ത് പോവാണ് കുറെ മേലെ വെച്ചിട്ട് അതുപോലെ ഡീപ്പ് ലെയറിലുള്ള സ്വപ്നങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല അതെ അന്ന് ഈ കുടലിന്റെ ഉള്ളിൽ ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്നു അത് മിക്കവാറും ദുസ്വപ്നങ്ങളൊക്കെ അയക്കുന്ന മറ്റേ അടിച്ചമർത്തിയ വികാരങ്ങള് നമ്മൾ ഈ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് മൂന്നാമത്തെ വരാൻ പോകുന്ന മുൻകൂട്ടി കണ്ടറിയാം അങ്ങനെ മൂന്നര സ്വപ്നങ്ങളാണ് അതില് കുറച്ച് തീവ്രതയുള്ള കുറച്ച് ശക്തിമത്തായുള്ള സ്വപ്നങ്ങളാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ അങ്ങനെയാണോ അതെ നമ്മുടെ ആഗ്രഹങ്ങൾ എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ ഞാൻ പ്രസിഡന്റായി സെലക്ഷൻ കിട്ടുന്നൊക്കെ ഇങ്ങനെ കാണുക അത് വലിയ ഉൽക്കകളും കൊള്ളിമീനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ചെറിയ ഇല്ല ചിലപ്പോൾ അവിടെ വീണ വായിക്കുന്ന ഇവിടുന്ന് ചണ്ടമുട്ട വെച്ചാൽ ഈ ചണ്ടമുട്ടേ കേൾക്കുള്ളൂ ഞാൻ നിങ്ങൾക്ക് അനുഭവത്തിൽ പെടാത്ത ഒരു വസ്തുത നമ്മൾ സ്വപ്നം കണ്ടു നോക്കിയാൽ അത് ഏത് ജാഗ്രത്തിലാണ് ആലോചിച്ചാൽ ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം ജന്മാന്തരങ്ങളുടെ കണക്ഷൻ ഈ സ്വപ്നത്തിൽ ചില സമയത്ത് സംഭവിച്ചു എന്ന് വരാമെന്ന് പറയില്ല ഉദ്ദേശം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയാണ് കഥാ ആരൂഢവും അതില് കയറിയിരിക്കുക അതായത് അതിനെ സ്വന്താക്കിയാണ് സങ്കല്പിക്കുക അങ്ങനെ സ്വരസവാഹി വിദുഷോ അഭി വിദുഷോ അഭി എന്ന് പറഞ്ഞ വിദ്വാൻമാർ പോലും ഏതെങ്കിലും ഒരു രസത്താൽ വഹിക്കപ്പെടുന്നത് പോലെ കാണപ്പെടുന്നതാണ് അത് പേരും പ്രശസ്തി ഉണ്ടായ വലിയ കാര്യമാണ് ഒരാളുണ്ട് അവർക്ക് ആർക്ക നമസ്കരിച്ചു പിന്നെ നമ്മൾ എങ്ങനെ തട്ടിക്കളഞ്ഞു അപ്പോൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷം അപ്പോൾ അതാണ് അവരുടെ രസം ആ രസത്തിനാൽ വഹിക്കപ്പെട്ടിട്ടാണ് അവർ പല പരിപാടിക്കൊക്കെ പോകുന്നത് പിന്നെ ചിലവർ ഒരു പണക്കിഴിയൊക്കെ കാൽമ വെച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെ അവരെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പണം എന്നുള്ളൊരു രസം അങ്ങനത്തെ ഒരു സ്വാമിയെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പൈസ എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് പക്ഷെ കിട്ടിയ പൈസ അപ്പം തന്നെ സാധുക്ക് കൊടുക്കും മലയാളർക്കും വീടുണ്ടാക്കി കൊടുക്കും പിന്നെ എന്തൊക്കെയാ വേണ്ടിച്ചൊക്കെ ചെയ്യുമെന്നും അയാൾക്കൊന്നും വേണ്ട പക്ഷെ പൈസ കിട്ടിയ വലിയ സന്തോഷം അതേ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു സന്ധ്യാസമയത്ത് വടക്കേന്ത്യയിലെ ഏതോ ഒരു അമ്പലത്തിൽ പോയാണ് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് പൂജാരിയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ അതിൻ്റെ മേലെ കുറേ പൈസ കിടക്കും ഓരോരുത്തരുടെ പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല അവിടെ കിടക്കും ഇയാൾ ചുറ്റുപാട് നോക്കി ആരുമില്ല ഞാൻ പൈസ പൈസ പിന്നെ ബാംഗ്ലൂർ വെച്ച ഒരു വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു തളിയില് പിന്നെ വസ്ത്രം തേങ്ങ അത് ഇത് ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് അതിൽ ഒരു നൂറ്റിന് നോട്ടും വെച്ചിട്ട് സമയം വെച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്കെന്തിനാ അതെല്ലാം ഞാൻ സന്യാസിയല്ലേ ഇതെല്ലാം കൂടെ എനിക്ക് കിട്ടിയിട്ടെന്ത് കാര്യം പക്ഷെ ഞാൻ ആ നൂറ്റിന് നോക്കും അപ്പോൾ ഈ പൈസ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ കാര്യം അപ്പോൾ എന്തെങ്കിലും ഒരു രസത്താൽ പിന്നെ അതുപോലെ ഓരോ വീക്ക്നെസ് ഉണ്ടാവും എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ആ വീക്ക്നെസ് ആണ് അവരെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് സോ രസവാഹി വിദുഷോ അഭി വലിയ വലിയ അറിവുള്ളവർ പോലും ഏതെങ്കിലും ഒരു വീക്ക്നെസ്സിനാൽ നയിക്കപ്പെടുന്നത് പോലെയാണ് ആരെങ്കിലും വല്ല പ്രഭാഷണത്തിന് വിളിച്ചാൽ ഒരു രസമാണല്ലോ അതയാളുടെ രസം അല്ലെങ്കിൽ വല്ല പ്രഭാഷണമൊക്കെ പോയാൽ പത്തഞ്ഞൂറ് ഉപ്പി കിട്ടുമല്ലോ അപ്പൊ ആ ഉപ്പിയാണ് പ്രധാനം പിന്നെ എന്ന് പറഞ്ഞാൽ നാലാള് കൂടിയ സ്ഥലത്തൊക്കെ അവരൊക്കെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ അതാണ് ജനങ്ങളുടെ രസം അങ്ങനെ സ്വരസവാഹി വിദുഷോ അഭി തദാരൂഢോ അഭിനിവേശം അതാണ് ഈ അഭിനിവേശം എന്ന് പറയുന്നത് ആ രസത്തിൽ കയറി കൂടി ഇങ്ങനെ അതിൽ സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാം അത് അവിടെ ഉണ്ട് പിന്നെ ക്ഷണിക്കാൻ പോകുമ്പോൾ സ്വാമി വരണമെങ്കിൽ നിങ്ങളൊന്നും പോയി ക്ഷണിച്ചാൽ വരില്ല പിന്നെ രണ്ട് മൂന്ന് കുട്ടികളെ പറഞ്ഞേക്ക് അവർ എന്നിട്ട് നമസ്കരിച്ച് പറഞ്ഞു അപ്പോൾ എങ്ങനെ വെച്ചാൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളെ കുളിച്ചാൽ പിന്നെ നമുക്ക് വായിക്കാൻ പറ്റും കാരണം അവരൊക്കെ അല്ലേ ഭാവിയിലെ അത് വിളിച്ചാൽ ചെറുപ്പക്കാരെ കുറിച്ച് അപ്പ പോവും വലിയവരെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു രസം അല്ല അത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാല് അല്ല രസം യോഗ്യന്മാരാണെന്ന് അവർക്ക് അതെന്താ മനസ്സിലാവാനാണോ മനസ്സിലാവാനൊക്കെ പക്ഷെ എന്നാലും അതാണ് ഈ പിന്നെ അറിവുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ വിധി നടക്കാൻ കഴിയാത്താണെന്ന് ധരിച്ചോളെന്നാണ് അവർക്ക് ജയിലിൽ കുറെ കാലം കിടക്കാനുള്ള യോഗമുണ്ട് അപ്പൊ അതിന് വേണ്ട ഇടാകൂടൊക്കെ അവരുള്ള തോന്നി കേന്ദ്ര കേന്ദ്രമന്ത്രിമാര് ആ കേന്ദ്രമന്ത്രിമാര് വരെ പ്ലെയിൻ ചാർട്ട് ചെയ്താണ് ഈ ഗൗട്ടി സിദ്ധനെ കാണാൻ പോയത് അപ്പൊ സത്യസായി ഭാവന ഒരു വലിയൊരു മഹത്വമാണ് അദ്ദേഹം അത്ര വലിയ ന്യായം പോലും സ്വപ്രകൃതിക്ക് എന്താ ചേഷ്ടിക്കുന്ന അത് അപകടകരമായ സ്വപ്രകൃതി ഒന്നും ഇല്ലാത്തവർ ഭാഗ്യന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ അത് ഉണ്ടെങ്കിൽ ഏതവസ്ഥയിലായാലും ശരി ക്രിപ്റ്റോമാനെ ഒരു പ്രൊഫസർ വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ് അപ്പൊ അവിടെ വന്ന് റൂമില് പിന്നെ റൂംമേറ്റും എന്റെ റൂംമേറ്റ് ആയിരുന്നു അപ്പൊ അന്ന് ഞാൻ അവിടെ ഇല്ല അപ്പൊ അവിടെ വന്നിട്ട് എന്റെ ബെഡിലാണ് അയാൾ ഇരുന്നത് മറ്റത് അപ്പോ ഈ ആള് റൂമിലുള്ള ആള് ബാത്റൂമിൽ ഒന്ന് കയറി ബാത്റൂമിൽ കയറുമ്പോൾ ഇയാളുടെ ആ പിന്നെ ടേപ്പ് റിക്കാർഡർ അവിടെ ഉണ്ട് മേശപ്പുറത്തുണ്ട് ഇയാൾ വെറുതെ നോക്കിയപ്പോൾ കാണുകയും ചെയ്തു ബാത്റൂം വഴി തിരിച്ചു വന്നപ്പോഴേക്കും അത് കാണാനില്ല അപ്പൊ അയാൾ ഇയാൾ എടുത്തതാണെന്നുള്ള ഉറപ്പാ പക്ഷെ ഇയാൾ ഇത്രയും വലിയൊരാളോട് എങ്ങനെ ചോദിക്കുക മിണ്ടിയില്ല എന്നിട്ട് ഞാൻ വന്ന ഉടനെ പറഞ്ഞു ആ പ്രൊഫസർ വന്നിരുന്നിട്ട് അയാള് ഒരു ക്രിറ്റമാനിക്കാണ് ഈ കക്കാനുള്ള അത് ഒരു മാനിയാണ് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പൊ അത് അയാൾ കൊണ്ടുപോയി എനിക്ക് ഉറപ്പാണ് ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ ഇപ്പൊ പറയാം ഇത്രയും വലിയ ഒരാളോട് പറയാൻ പറ്റുമോ അപ്പൊ അത് അങ്ങനെ ഒരു സോക്കടുണ്ട് സാധനങ്ങൾ കണ്ടാൽ എടുക്കുക അങ്ങനെ ആരാൻ്റെ പ്രിവിലേജസ് തട്ടിയെടുക്കാനുള്ള മോഹം അങ്ങനെ പല വീക്ക്നെസ്സും ഉണ്ട് അത് വലിയ ആളായി കഴിഞ്ഞാലും ആ വീക്ക്നെസ് അവിടെ നിൽക്കുന്ന ആ സ്ഥലത്ത് അവർ കോംപ്രമൈസ് ചെയ്യും അത് സാരില്ല അപ്പം അങ്ങനെ സ്വരസവാഹി വിദുഷോ അപീവർ വലിയ വിദ്വാൻമാർ ആയ പോലും ഏതെങ്കിലും ഒരു രസത്തിനാൽ വഹിക്കപ്പെടുന്നത് പോലെയാണ് ഒരു രസം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഈ ഒരു എസ് ഐ വന്നു കളികാവിൽ ഒരു എസ് ഐ വന്നു ഉടനെ ഹജിമാർ എങ്ങനെയുണ്ട് ആളുടെ സ്വഭാവം എങ്ങനെയുണ്ട് വാങ്ങുമോ കൈക്കൂലി വാങ്ങുമോ കൈക്കൂലി വാങ്ങുന്നില്ല എന്നാ പറയുന്നത് എന്നാൽ പിന്നെ അയാളെ പെടുത്താനുള്ള വേറെ ഏതാണെന്നൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ജോലിക്ക് ചെല്ലുന്ന സ്ത്രീകൾ മുഖേന പിന്നെ അന്വേഷിപ്പിച്ചു അയാളുടെ സ്വഭാവം എങ്ങനെയൊക്കെ മനസ്സിലാക്കണം കാരണം ആ വഴിക്ക് വേണം ഇവർക്ക് കുറേ അയാളുടെ ആവശ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അയാളൊന്ന് ഒതുക്കാൻ ഇവരുടെ വേണ്ട കൊള്ളനയമൊക്കെ നടക്കണമെങ്കിൽ അവരുടെ സഹകരണം വേണം അപ്പോൾ അവരെ സഹകരണം വേണമെങ്കിൽ അവരെ ഒതുക്കണം ഒതുക്കണമെങ്കിൽ അവരുടെ വീക്ക്നെസ് ഏതാണ് കണ്ടുപിടിക്കണം പൈസ അല്ലാതെ പറഞ്ഞു പൈസ അല്ലാതെ കൊണ്ട് പൈസ കൊണ്ട് പറ്റില്ലല്ലോ അവരങ്ങനെ വീക്ക്നെസ് കണ്ടുപിടിച്ചു അങ്ങനെ അവരെ ഒതുക്കി അവിടുന്ന് സ്ഥലം മാറ്റി മന്ത്രി മുഖേന പിടിച്ചിട്ട് സ്ഥലം ഒരു കാരണം വേണല്ലോ മാറ്റാൻ അങ്ങനെ അപ്പോൾ അതാണ് ഏതെങ്കിലും ഒരു വീക്ക്നെസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ വീക്ക്നെസ് ഏതാണ് കണ്ടുപിടിക്കുക എനിക്ക് എന്നെ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള വീക്ക്നെസ് ഏതാണ് ആ വീക്ക്നെസിന്റെ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ വളരെ ആകും ഉദാഹരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിസ്മാച്ച് ചെയ്യും പൈസ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഞാൻ തിരിമറി വയ്ക്കും നല്ലൊരു സ്വഭാവക്കാരനാണെങ്കിൽ പൈസയുടെ കാര്യം ഏറ്റെടുക്കാതിരിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ എവിടെ ചെന്നാലും അവിടെ വികൃതമായിട്ട് പെരുമാറാൻ സാധ്യതയുള്ള ഒരു മനസ്സാണ് എൻ്റെ എന്ന് എനിക്ക് തിരിച്ചറിയാനുണ്ടെങ്കിൽ ഞാൻ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കണം അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ല കാരണം എൻ്റെ നേച്ചർ എന്നെ ബലാത്കാരമായിട്ട് അതിൽ നിയോഗിക്കും ബലാധിപം നിയോഗിച്ചതാണ് ഗീത പറയും ബലാത്കാരമായിട്ട് നമ്മളെ നമ്മളെ വാസന നിയോഗിക്കും ആ സന്ദർഭത്തിൽ അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ അത് എന്നെ ഏൽപ്പിക്കരുത് പൈസൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കേണ്ട എന്താ അങ്ങനെ ഒന്നുമില്ല ഇടയ്ക്ക് ഒരു ഇരുപത്തയ്യായിരം റുപ്യൊക്കെ ഞാൻ തിരുമറിയിച്ചു ഞാൻ തിരിച്ചറിയാൻ കഴിയില്ല പിന്നെ ഞാൻ ജയിലിൽ പോകണ്ടേ അത് വേണ്ട അപ്പോൾ വീക്ക്നെസ് മനസ്സിലാക്കി ആ വീക്ക്നെസ് നമ്മളെ അപകടപ്പെടുത്തും സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളരുതാതാക്കി മാറ്റും സകല പുരോഹിതൻ തടസ്സായി എന്ന് പറയാം പിന്നെ അതിനെ ക്ലിഷ്ട അക്ലിഷ്ടമായിട്ട് അക്ലിഷ്ടായിട്ട് കണക്കാക്കാൻ കഴിയുന്നവരാണെങ്കിൽ അത് തന്നെ മതി അവർക്ക് സമൂഹത്തിൽ ആൻറ്റി പിന്നെ പോപ്പുലർ അല്ലാതെ മാറിയതിനു ശേഷം നാട് വിടാനും നന്നാവാനും അത് മതി പക്ഷെ അത്രയും കഴിവുണ്ടാവണം അല്ലെങ്കിൽ നശിച്ചു പോവാ അപ്പോൾ സ്വരസവാഹി വിദുഷോ അപ്പീന്നാണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു വീക്ക്നസ് ഒന്നോ രണ്ടോ വീക്ക്നസ് ഉണ്ടാവും അത് ഏതാണെന്ന് അവനവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആ വീക്ക്നെസ്സിന് പ്രകടമാവാനുള്ള സന്ദർഭങ്ങൾ എവിടെ ഉണ്ടോ അതിനെ ഒഴിവാക്കാം അത് നമുക്ക് കഴിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ രക്ഷപ്പെടാൻ പറ്റില്ല ആത്മാക്കൾ വരെ പെട്ടുപോകും വിദ്വാൻമാർ എത്ര അറിവുള്ളവരാണ് പക്ഷേ പ്രകൃതി പിടിച്ച് ചുഴറ്റിയിടും പ്രകാരം സുഹൃതികൾ പോലും ആഹോ ചുഴന്നിടുന്നുണ്ട് യാതൊരു രക്ഷയില്ല എന്നാ മനസ്സിലെ ആ വികാരം കണ്ട് ഉണർന്ന് നമ്മളെ കീഴ്പ്പെടുത്തുക കീഴ്പ്പെടുത്തിയിട്ട് അപ്പോൾ ആ സന്ദർഭങ്ങൾ ഒഴിവാക്കാറുണ്ട് It is not enough if you avoid troubles, but you must be cautious to avoid situations which will create trouble. നമ്മുടെ ഇടാകുടങ്ങൾ ഒഴിവാക്കിയാൽ പോരാ ഇടാകുടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അന്തരീക്ഷത്തെ പോലും ഒഴിവാക്കണമെന്നാണ് പഥ്യാചരണത്തിന്റെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ ഇന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല അതെന്നാലും അനുഭവിക്കേണ്ടത് മറ്റു രൂപത്തിൽ അനുഭവിച്ചോളൂ ഒരു ചീത്തപ്പേരാണെങ്കിൽ തന്നെ അപകടമില്ലാത്ത വിധത്തിൽ അനുഭവിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രസവ ഹേയ സൂക്ഷ്മ ഹേയ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക പറിച്ചു കളയാന്നുള്ള മാതിരി പ്രതിപ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ശ്രവിക്കുക അതായത് അങ്കുരിച്ചു വരിക പ്രതിപ്രസവം ഓരോ പ്രാവശ്യം അത് അങ്കുരിച്ചു വരുമ്പോഴും അപ്പപ്പോ അതിനെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കണം ദേഹേയ പ്രതിപ്രസവ ആഗ്രഹങ്ങളുള്ളിൽ വരുന്ന അപ്പപ്പോ അതിനെങ്ങനെ ഒഴിവാക്കി വേണ്ട വേണ്ട വേണ്ട വേണ്ട അവിടെ പോയാൽ അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ഏയ് അത് വേണ്ട സാരില്ല അത് പോട്ടെ അപ്പപ്പോ തന്നെ നമ്മളുള്ളിൽ ഇങ്ങനെ ആ അഭിനിവേശം ഇങ്ങനെ വരും വരുന്ന സമയത്ത് വേണ്ട അത് വേണ്ട അപ്പം അവിടെ പോയാലോ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ട് വേണ്ട ആ ഗുണത്തിന്റെ അപ്പുറം ഒരു ദോഷം ഇങ്ങനെയുണ്ട് അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ അതൊക്കെ അങ്കുരിച്ചു വരുന്ന സമയത്ത് മുഴുവനും നമ്മുടെ വീക്ക്നെസ്സിൻ്റെതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ള മോഹം ഉള്ളിൽ ജനിക്കുമ്പോൾ അപ്പപ്പോൾ തന്നെ വേണ്ട വേണ്ട വേണ്ട വേണ്ട അപ്പോൾ കുട്ടൻ്റെ അടുത്ത് ചെന്നൊരു നാല് വാചകം കാച്ചണം എന്താ മുപ്പര രണ്ടേം കുറിച്ച് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വേണ്ട വേണ്ട ആ കേടാകൂടാവും പിന്നെ അവിടെ നാട്ടുകാരുണ്ടാവില്ല നാട്ടുകാരും ഞാൻ തമ്മിൽ പിന്നെ അത് വേണ്ട അപ്പൊ പ്രതിപ്രസവ ഹേയ വിളിച്ചു കളയണം തള്ളിക്കളയണം അപ്പോൾ തന്നെ വേണ്ട വേണ്ട വേണ്ട വേണ്ട അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട ധ്യാനം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും തത് വൃത്തിയ ആ വൃത്തികളെ ധ്യാനം കൊണ്ട് നമ്മൾ ധ്യാനം തുടങ്ങി കഴിഞ്ഞാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ വെളിച്ച അകത്തേക്ക് വെളിച്ചടിക്കുന്ന മാതിരിയാണ് ഇങ്ങനെ പോകുന്ന അപ്പോൾ അകം ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് വരുമ്പോൾ ഇതൊക്കെ ഇരുട്ടിൽ മാത്രം നിലനിൽക്കുന്നതാണ് ഇത്തരം വാസനകൾക്ക് അകപൊളിവ് ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും ഇല്ലാത്തതായി മാറും അപ്പോൾ ധ്യാനം കൊണ്ട് ഇതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നതാണ് ധ്യാനത്തിൽ എന്താണെന്ന് വെച്ചാൽ പരംദൃഷ്ടുക പരമായിട്ടുള്ള അതിനൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിർത്തതായി ബാക്കിയൊന്നും സാരില്ല തോന്നും നമുക്ക് ബാക്കിയായിട്ടുള്ള മോഹങ്ങൾ പലതും ഉണ്ടെന്ന് വെക്കാം എന്നാലും ധ്യാനത്തിലാണ് ഇനിഷ്യേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ധ്യാനം കൊണ്ട് ഉള്ളിൽ ഇങ്ങനെ പരമാനന്ദം ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലൊക്കെ താല്പര്യങ്ങൾ കുറഞ്ഞു അപ്പം ധ്യാനം കൊണ്ട് തതുവൃത്തയാണ് ഏയാ അതിനെ ഉപേക്ഷിക്കേണ്ടതാണ് അതിനെ ഒഴിവാക്കാൻ പറ്റും ധ്യാനം കൊണ്ട് ധ്യാനം കൊണ്ട് പല സ്വഭാവങ്ങളും മാറിക്കിട്ടുന്നതാണ് കള്ളുകുടിയന്മാരുണ്ട് ഭയങ്കരമായിട്ട് കള്ളു കുടിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും കഞ്ചാവ് കുടിക്കുന്നവർ അവരൊക്കെ തന്നെ കുറേശ്ശെ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പത്ത് മിനിറ്റ് വെറുതെ കിടക്കാം വെറുതെ കിടന്നു റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് കുറേശ്ശെ പോയി പോയി പോയി ചെറിയൊരു റിലാക്സേഷൻ സുഖമായി തോന്നുന്നത് കേട്ടുണ്ടാവും അപ്പോൾ പിന്നെ കൂട്ടി കൂട്ടി കൂട്ടി പിന്നെ അതിലും ഇങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ളതിൽ ഇൻട്രസ്റ്റ് കുറയുന്നവർ കാരണം കഞ്ചാവിൽ നിന്നും കള്ളിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ടുള്ള അനുഭൂതി എന്താണോ അത് ഈ ധ്യാനത്തിൽ കിട്ടുന്ന അനുഭൂതിയുടെ ചെറിയ റിഫ്ലക്ഷൻ മാത്രമാണ് പ്രതിഫലനം മാത്രമാണ് അപ്പൊ അത് അകത്ത് അടങ്ങുന്നതായുള്ള മനസ്സിന് ആ ബോധോദയം ഇങ്ങനെ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ബാക്കിയായിട്ടുള്ള വ്യക്തികളോട് ഇങ്ങനെ മടുപ്പ് വരും ഈ ഉള്ളിലുള്ളതിനോട് കൂടുതൽ കൂടുതലായി ആഗ്രഹം വരും അപ്പൊ അതാണ് ധ്യാനം കൊണ്ട് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദുസ്വഭാവങ്ങളെയും മാറ്റാൻ ധ്യാനം വലിയൊരു കാര്യമാണ് അല്ലപ്പോ ഈ രവിശങ്കർക്ക് എത്ര അധികം പിന്നെ ആശ്രമം അത് എ സി ആണ് കംപ്ലീറ്റ് എ സി അതിൻ്റെ ഉള്ളിൽ എത്ര എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അതാമാർ സായിമാരൊക്കെ ഇരിക്കുന്നതിന് ധ്യാനിക്കുകയാണ് ഒരു സ്ഥലത്ത് ഒരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ മുഴക്കം വളരെ കംപ്ലീറ്റ് സെൻട്രൽ എ സി ആയിട്ടുള്ളതാണ് ഇപ്പോഴും സായിമാരും മതാമാരും വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല വാവതാന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ വെച്ചാൽ സ്വരസവാഹി വിദുഷോ അഭി അയാൾക്ക് ചെറിയ രസത്തിനാൽ വഹിക്കപ്പെട്ടുകൊണ്ടാണ് അയാൾ അത് കാരണമാണ് അയാൾ അയാൾ പിടിക്കപ്പെട്ടത് ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാച്ചാവുന്ന ഒരു പ്രശ്നമല്ല ഒരു സംശയം വന്നു ആ സംശയം തീർത്ത് മുന്നോട്ട് പോയി അത്രയേ ഉള്ളൂ ദാഹം തോന്നി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കുടിക്കും അത്രയേ കേരളത്തിൽ ഇവിടെ വെച്ചാൽ ഭയങ്കര വലിയ എല്ലാം ലോകം മുഴുവൻ ഇടിഞ്ഞ് തകർന്ന് പോകുന്നുള്ള മാതിരിയാണ് അപ്പോഴേക്ക് കേസ് കൊടുക്കലായി കേസ് കൊടുക്കാൻ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ എന്താണ് അപ്പോഴേക്ക് ഇത് എന്തോ ഒരു വലിയ കാര്യം പോലെ എല്ലാവരും കൂടെ എടുത്താൽ വളരെ വലിയ ഒരു ഇഷ്യൂ ആക്കി മാറ്റണം അല്ല ഈ ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ആരാ ധ്യാനിക്കുന്ന ആരാ ഒക്കെ ചെയ്യുന്ന ആർക്കറിയ അപ്പോൾ വലിയ വലിയ ചില സ്വാമിമാർ പറയും എല്ലാവരെയും നന്നാക്കാൻ നേരത്തെ അവസാനം ആരും നന്നാവണില്ല എന്ന് ബോധ്യം വന്നപ്പോഴേക്ക് നന്നാവാനില്ല നമ്മളെ ആയുസ് എല്ലാവരും നന്നാക്കാൻ വേണ്ടി മതിലുണ്ടാക്കലും കെട്ടുണ്ടാക്കലും ഒക്കെ ആയിട്ട് പുസ്തകം എഴുതലും അത് പ്രിന്റ് ചെയ്യലും ഒക്കെ ആയിട്ട് ഇതുകൊണ്ടൊന്നും ഒറ്റ കുട്ടി നന്നായില്ല എന്ന് ബോധ്യമായി അവസാനം സ്വയം ബലമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ആയുസും പോയി ശരീരശേഷിയില്ലാതെ നാള് പിന്നെ തൃശ്ശൂരിൽ ഒരു സ്വാമി പറഞ്ഞു ഞാൻ ഇത്രയും കാലം എഴുതിയിട്ടും പറഞ്ഞിട്ടും ഈ കാസറ്റ് ഉണ്ടാക്കിയിട്ടും ആൾക്കാരെങ്ങനെയൊക്കെ സമീപിച്ചിട്ടും ഒന്നും നന്നായി കണ്ടിട്ടില്ല അതുകൊണ്ട് ഇനി പ്രകൃതിയുടെ അടി കൊണ്ടിട്ട് നന്നാവുന്നത് നന്നായിക്കോട്ടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണമല്ലോ അതാണ് വിവേകം എന്ന് പറയാം അല്ലാതെ നമുക്ക് കിട്ടിയിട്ട് പഠിക്കാൻ നിൽക്കണ്ട ധ്യാനത്തിന് വലിയ ഒരു സ്ഥാനമുണ്ടെന്നാണ് പറയണ അടുത്തിയെല്ലാം കാണാനുള്ള സമയം മുഴുവൻ ഇതൊഴികെ ബാക്കിയുള്ള ബാക്കിയുള്ളതിനൊക്കെ ചെലവാക്കിയിട്ടുണ്ട് ധ്യാനം കൊണ്ട് ഓരോ പടിപടി കയറി കയറി കയറി ഇപ്പൊ നിർബീജ സമാധി കഴിഞ്ഞിട്ടുള്ള വല്ലവരും ഹിമാലയത്തെ കാണാമെന്നല്ലാതെ ഇവിടെ നിന്നും അങ്ങനത്തെ നിൽക്കാൻ പറ്റില്ലല്ലോ അത് ആ സ്റ്റേജ് എത്തി കഴിഞ്ഞൊക്കെ പോവുകയും ചെയ്യും സമൂഹം വിട്ടു വിട്ടിട്ട് എവിടെയെങ്കിലും വല്ല ഗുഹരൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രതീക്ഷ ഇവിടെ നമുക്കൊക്കെ നമുക്ക് നമ്മൾ നന്നാക്കാൻ വേണ്ടി എന്നുള്ള ഭാവനയിൽ നടക്കുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവർ കുറേ പണ്ഡിതന്മാരായിരിക്കും അത്യാവശ്യം ധ്യാനമൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ടാവും സ്വാമി തുറന്ന് പറയാറുണ്ടായിരുന്നു പിന്നെ ഒരു അത് തുറന്നു പറയും അയാളുടെ കഴിവുകളൊക്കെ നിത്യദിനീതി സ്വാമി ഒക്കെ പറഞ്ഞു അവിടെ ഒരു ഫേൺ ഹില്ലില് അവരെ ആശ്രമം ഉണ്ടല്ലോ ഊട്ടിയിൽ അപ്പോൾ അവിടെ കുട്ടികളുടെ ഒരു പിന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഒരു പെൺകുട്ടി എന്തോ തുന്നുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ച് സൂചി ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്യുക ആരും ഒരു തമാശ പറഞ്ഞപ്പോൾ ചിരിച്ചപ്പോൾ സൂചി ആത്തു അത് പോയി പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു നാല് മണിക്കൂർ കഴിയുമ്പോൾ എക്സാം ഇങ്ങനെ എടുത്തു നോക്കാം അതിങ്ങനെ പൊയ്ക്കോളും പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പൊക്കോളും തനിയെ അല്ല എവിടെയെങ്കിലും കുത്തി നിൽക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു എന്നിട്ട് നന്നാല് മണിക്കൂർ എട്ട് മണിക്ക് എടുത്തു പന്ത്രണ്ട് മണിക്ക് എടുത്തു നാല് മണിക്ക് എടുത്തു അപ്പോൾ നിത്യചന്യ സ്വാമി പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് രാത്രി ഉറക്കം വന്നില്ല എവിടെയോ കിടക്കുന്ന ഒരു കുട്ടിയാണ് ഈ ക്യാമ്പിന് വന്നതാണ് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ ക്യാമ്പിന് വന്ന സ്ഥിതിക്ക് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് രാത്രി ഉറക്കം വന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നെടുവീർപ്പായിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ ആയി പിന്നെ എട്ട് മണി രാവിലെ നാല് മണി വരെ അത് പോണ്ടെന്നാണ് പിന്നെ രാവിലെ എട്ട് മണിക്ക് നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ രാവിലെ വയറ്റുനിന്ന് പോയത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാകും നോക്കിയപ്പോൾ അതിന് സൂചി കിട്ടും കിട്ടീന്ന് കേട്ടോട് കൂടി ഒരു ഒറ്റക്കടത്താന്ന് പറഞ്ഞു ഉറങ്ങിയിട്ട് അങ്ങോട്ട് സുഖകരമായിട്ടോ എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ഇന്റർനാഷണൽ ആയിട്ട് ഏതെല്ലാം നാട്ടിൽ പോയി എത്ര സമയം ധ്യാനം പഠിപ്പിക്കാറുണ്ട് ഓരോരുത്തരും ധ്യാനത്തെ കുറിച്ച് ഞാൻ ഇത്ര പ്രഭാഷണം ചെയ്യാറുണ്ട് ഈ പ്രപഞ്ചമൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ ഉണ്ട് ധ്യാനം കൊണ്ട് ഇത്രയും കാലം ഇത് പഠിപ്പിച്ചിട്ടും ഞാൻ സ്വന്തം നോക്കിയിട്ടും ഒരു ചെറിയൊരു സംഭവം ഉണ്ടായപ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് എന്നെ ഈ ഒന്നും തന്നെ സഹായിച്ചില്ല അതുപോലെ തുറന്നു പറഞ്ഞു അതിനൊക്കെ ശ്രമം ചെയ്യുന്നവർ അങ്ങനെയാണ് പോകും അപ്പോൾ രണ്ടും കൂടി നടക്കില്ല രണ്ട് തോണി കാലിട്ട് ഒരു പരിധി വരെ നമുക്ക് നോക്കാവൂ അത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ പിൻവലി ഉറക്കം വരാൻ വേണ്ടി നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നല്ല ഉറക്കം വരുന്ന സമയത്ത് ഓരോന്നോരോന്നും ഉള്ളില്ലേ അങ്ങനെ കഴിഞ്ഞാൽ അവസാനം സർവത്തും വിട്ടു പോയിട്ടില്ല അതുപോലെ ഒരു ഒരവസ്ഥ ഇനി സമൂഹ സേവനം ചെയ്യാനുള്ളതായ കുറേ പ്രാരബ്ധമുള്ള ആൾക്കാരുണ്ട് അവരാണ് ഈ ഓടി നടക്കുന്നത് ആശ്രമം ഉണ്ടാക്കുന്നതും സ്കൂൾ ഉണ്ടാക്കുന്നതും കോളേജ് ഉണ്ടാക്കുന്നതും ആശുപത്രി ഉണ്ടാക്കുന്നതും ഒക്കെ അതിന് പിരിവെടുക്കുകയോ അവർ ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അത് അവരുടെ പ്രാരബ്ധമാണ് മനുഷ്യനിപ്പോൾ അങ്ങനെ നടന്നു ഒരു ആൽത്തറയിൽ ഇരുന്നാൽ മതി വെറുതെ ഇരുന്നാൽ മതി എത്രയോ ആളുകൾ അവിടെ വരും വന്നിട്ട് ഈ ആത്മീയം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രമണ വർഷം എല്ലാം ചെയ്തോ അത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആൾക്കാർ വന്നു ഇങ്ങനെ ഇരിക്കും ആ ശാന്തി ഉൾക്കൊണ്ടും പോകും പലവരും എന്താ വെച്ചാൽ ആത്മീയം എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലായത് രമണ അടുത്ത് ചെന്ന് രണ്ട് മിനിറ്റ് അയാളുടെ കണ്ണിലേക്ക് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മീയ എന്താന്ന് മനസ്സിലാക്കില്ലായിരുന്നു എന്ന് നിത്യേതനേതയും ചിന്മാനന്ദ സ്വാമിയും പറയുന്നത് അപ്പൊ അങ്ങനെ അവനാണല്ലോ പലതും നമുക്ക് അധ്വാനിച്ച് പലതൊക്കെ ഉണ്ടാക്കാം സ്കൂൾ കോളേജ് അതുമൊക്കെ ഉണ്ടാക്കാം പ്രസ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യാം പുതിയ പുതിയ പുസ്തകങ്ങൾ എത്ര വലിയ ബുക്കുകൾ ആരൊക്കെ മഹാത്മാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഹരിതാമകീർത്തനം പഠിക്കാൻ തന്നെ പഠിച്ചാൽ തന്നെ അറിയാത്ത ഒരു വസ്തുവില്ല യോഗവാസിട്ടം അഷ്ടാവക്രഗീതം അങ്ങനെ വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട് അല്ല ഭാഗവതം ഭാഗവതം എന്ന് വായിച്ചാൽ ഇല്ലാത്ത എന്താണെന്ന് ഇപ്പം അമ്മ ആ കവന്തൻ്റെ ഇത് വായിച്ചില്ലേ എന്താ ഇല്ലാത്ത സർവ്വ ഈ ബ്രഹ്മാണ്ടമായിട്ട് നമ്മളെ ശരീരത്തെ ചിത്രീകരിക്കുന്നതാണല്ലോ അത് നമുക്ക് ഇതിലൊന്ന് റെക്കോർഡ് പിന്നെ ഭാഗവതം മാത്രം ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ഉപസ്ഥിതി വരുത്തി പിന്നെയും പിന്നെയും പിന്നെയും പിന്നെയും വായിച്ച് അത് തന്നെ മനം ചെയ്ത സർവ്വ നടത്തും ഏതെങ്കിലും ഒരു വറ്റി ഞെക്കി നോക്കിയാൽ മതിയല്ലോ ചെമ്പിൽ ആകെ വെവറിയാണ് അതുപോലെ ലോകത്തുള്ള സർവ്വ ലിറ്ററേച്ചറിലും എന്തൊക്കെയാ പറഞ്ഞു നോക്കാൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥം മതി ഞാൻ ജ്ഞാനപ്പാനയായിട്ട് മതി ജ്ഞാനപ്പാനയെ പറയാത്ത ഒരു വേറെ എവിടെയും പറഞ്ഞു രാമകീർത്തന വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ പ്രൗഢ്യോട് തന്നെ അറിയാൻ പറ്റും കർമാശിയോ ദൃഷ്ടാദൃശ ജന്മവേദനയ ദൃഷ്ടവും അദൃഷ്ടവുമായിട്ടുള്ള ജന്മത്തെ അറിയാൻ കർമാശയം കർമാശയത്തിലെ ശ്രദ്ധിച്ചാൽ മതി കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മം നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കും ഒരു ട്രീറ്റ് ഒരു സ്റ്റെയിൻ ഈസ് ലെഫ്റ്റ് അപ്പൊ ആ കർമാശയത്തെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങൾ ഏതായിരുന്നു വരാൻ പോകുന്ന ജന്മം ഏതാണ് തിരിച്ചറിയാൻ പറ്റില്ല കർമാശയം നോക്കിയിട്ട് കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം ഓരോരുത്തരും ഒരു നേച്ചർ ഉണ്ടാവില്ല ആ നേച്ചർ നോക്കിയിട്ട് ഇവൻ എവിടെ എത്തും ഇവൻ എവിടുന്നാ വന്നത് ഒക്കെ തിരിച്ചറിയാൻ പറ്റും അത് കുറച്ചങ്ങ് ഉയർന്നു പോയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഉണ്ണിയുടെ ഊര കണ്ടാൽ ഇല്ലാത്ത കുട്ടിയാണെന്ന് പറയില്ല അതുപോലെ ഓരോരുത്തരും കണ്ടാല് ഓരോരുത്തരും നേച്ചറേ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന് വലിയൊരു സ്ഥാനത്തെത്തുന്ന മട്ടാണ് കണ്ടാല് ആ പെരുമാറ്റം മറ്റൊക്കെ കാണുമ്പോഴേ അങ്ങനെ ഓരോരുത്തരുടെയും നേച്ചർ കണ്ട് നമുക്ക് പറയാൻ പറ്റും എവിടുന്നാ വരുന്നേ എങ്ങോട്ടാ പോകുന്നത് അപ്പൊ അതൊക്കെ അറിയാറാകുന്ന പറയാം ധ്യാനം കൊണ്ട് അപ്പോ ഈ കർമ്മ ആശയത്തിൽ കർമ്മ സംസ്കാരത്തിൽ ധ്യാനിക്കണം ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എൻ്റെ നേച്ചർ ഇങ്ങനെ എൻ്റെ നേച്ചറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു വരുന്ന ജന്മം എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നവരാണ് ഈ ജന്മം നമ്മൾ എന്തിനു വേണ്ടി എടുത്തതെന്ന് പറയാൻ പറ്റുമ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി അത് തീർത്താൽ നമുക്ക് ഒന്ന് പോവാം പിന്നെ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതറിയാം നമ്മൾ ഈ ജന്മം എടുത്ത് എന്തിനാന്നുണ്ട് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയായിരിക്കും ജന്മം എടുത്തിട്ടുണ്ടാവും പെരുമാറ്റം നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില പ്രേരണ ഉള്ളെന്ന് വരും എന്നിട്ട് ആ പ്രേരണയാൽ നിർബന്ധിതമായിട്ട് നമ്മൾ ചില കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതരായി മാറി അപ്പോൾ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വന്നതാണ് ഇങ്ങോട്ട് കൊണ്ടുപോകണം ഈ ജന്മം എന്തിനു വേണ്ടി എടുത്തത് നമുക്ക് പറ്റില്ല അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി മാത്രം ജീവിച്ചാൽ മതി ഇതിപ്പോൾ അതൊഴികെ ബാക്കി എല്ലാം ചെയ്യും പക്ഷെ ഇതൊട്ട് മിസ്ചീഫ് എന്ന് പറയും മിസ്സിങ് ദ ചീഫ് മുഖ്യമായിട്ടുള്ള വീട്ടുകാരെ ഒരു കല്യാണത്തിന് കാലിട്ടാൽ മറന്നു സംഗതിയാണ് ഇപ്പോൾ ഒരു കല്യാണ പന്തൽ സദ്യ ഒക്കെ റെഡിയായി പക്ഷെ വരൻ വന്നില്ല എന്ന് പറഞ്ഞാൽ വരനെത്തിയില്ല ചെന്ന് അന്വേഷിച്ചപ്പോൾ എന്താണ് ഈ മാസം പതിനാറാം തീയതിയാണ് വരുന്ന മാസം പതിനാറാം തീയതി അല്ലേ ഉണ്ടായ സംഭവം അത് മലപ്പുറം ജില്ലയിൽ കല്യാണത്തിന് എല്ലാവരും ഒരുക്കി നിൽക്കുന്നത് യാതൊരു രക്ഷയില്ല വരൻ വരുന്നില്ല വധുവിനാണിച്ചൊക്കെ എത്തി ആ മുഹൂർത്തത്തിൻ്റെ ലാസ്റ്റ് നിമിഷം വരെ അപ്പോഴും വന്നു കണ്ടില്ല അപ്പം പേർക്ക് പേടിയായി വല്ല ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് കാറെടുത്ത് പോയി പോയി അവിടെ വീട് വരെ എത്തി വീട് വരെ എത്തിയപ്പോൾ അവിടെ കാരണവരുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്തേ എന്തേ അല്ല കല്യാണത്തിന്റെ കാര്യമൊക്കെ മറന്നു അല്ല അത് വരുന്ന മാസം പതിനാറാം തീയതി അല്ലേ അല്ലല്ലോ ഈ മാസം പതിനാറാം തീയതി അപ്പോൾ ഭാര്യനോട് വിളിച്ചു വരുന്ന മാസം പതിനാറാം തീയതി അല്ലേ നമ്മൾ ധരിച്ച് അതെ അതാണ് ഈ കുറിപ്പ് എഴുതിയിട്ട് രണ്ട് കോപ്പി ഒന്ന് അവർക്ക് ഒന്ന് ഇവർക്കും കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായി എന്നിട്ട് പിന്നെ അവർ നമ്മൾ തെറ്റിപ്പിച്ചു പിന്നെ വേറൊരു വരനെ സംഘടിപ്പിച്ച് കല്യാണം തൽക്കാലിയായിട്ട് പെട്ടെന്ന് ഈ അത്രയും അങ്ങോട്ട് ഈ കർമ്മ സംസ്കാരത്തെ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടുന്ന വന്ന എന്താ ഉദ്ദേശം അപ്പൊ ആ ഉദ്ദേശം സാധിക്കുന്നില്ല ജീവിതത്തിൽ വെച്ചാൽ കഠിനമായുള്ള അസംതൃപ്തി ഉണ്ടാവും ഈ അസംതൃപ്തി എന്താന്ന് നമുക്കറിയില്ല വെറുതെ ഒരു ഒരു ആകെ ഒരു വറി ഒരു അകാരണമായിട്ടുള്ള ഒരു വറി നമ്മളെ വല്ലാതെ ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ വറി ഇല്ലാതാക്കാൻ വേണ്ടി വല്ല കണ്ണുപിടിക്കുക കഞ്ചാവ് പിടിക്കുക നമ്മൾ ശരിയായിട്ട് പോണെങ്കിലും ഉള്ളിൽ ശാന്തി ഉണ്ടാവുക അശാന്തി ഉണ്ടാവണോ അസംതൃപ്തി ഉണ്ടാവണോ എന്ന് പറഞ്ഞാൽ നമ്മള് വേണ്ട വഴിക്ക് അല്ല പോണെന്ന് അർത്ഥം അപ്പൊ അതെങ്ങനെയാ വേണ്ട വഴി ഏതാന്ന് അറിയാൻ വെച്ചാല് വെച്ചാൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കലക്കമുള്ള അനക്കാതെ വെച്ച തെളി തെളിവ് ഉള്ളിൽ എന്താണ് കാണാൻ അതാ ബുദ്ധം പറഞ്ഞത് കലക്കിയ വെള്ളത്തിൽ കൂടെ നോക്കിയാൽ അടിയിൽ എന്താണെന്ന് അറിയില്ല അപ്പൊ കുറച്ച് തെളിയിച്ചെടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം അതുപോലെ നമ്മൾ എന്തിനു വന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും അന്ന് ചിലപ്പോൾ നിന്നെയും നീച്ചായിട്ടുള്ള ചില വാസനകളായിരിക്കാം ആ വഴിക്ക് പോകേണ്ടി വരും ആവശ്യത്തിനാവാം പക്ഷെ വന്ന് ജനിച്ച സന്ദർഭം അതിനനുകൂലം അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇഷ്ടമുള്ള വഴിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഉൾ പിന്നെ തോന്നലുണ്ടാവും അതേ അവസരത്തിൽ നമ്മൾ നിരന്തരം കർമ്മം ചെയ്യുന്നുണ്ടാവും ഇഷ്ടമുണ്ടാവില്ല കുട്ടികളെ നിർബന്ധിച്ച് ഇപ്പൊ കുട്ടീനെ മെഡിസിൻ പഠിപ്പിക്കാൻ കൊണ്ടാക്കി നിൽക്കുക ഒരു പത്തിരുപത് ലക്ഷം ഉപ്പയും കൊടുത്തിട്ട് അവിടെ കൊണ്ടാക്കി അവനവനല്ല വാസന കൃഷിക്കാണ് വാസന രാവിലെ അവിടെ മനസ്സിലാ മനസ്സോടെ പഠിക്കും പഠിക്കുന്നത് ഓർക്കും അല്ലെങ്കിൽ തൃപ്തി ഇല്ലാന്ന് തോന്നും പിന്നെ മനസ്സിനെ സമാധാനത്തിന് വേണ്ടി അവൻ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എന്താ പഠിക്കും എനിക്ക് അതിന് വരാം അങ്ങനെ അതിന് സബരില്ലാതെ വന്നാൽ ഒരു അസംതൃപ്തി ഉണ്ടാവും സബരില്ലാതെ വന്നാൽ ഉള്ള അറിയാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നതിന് വേണ്ടി ജനിച്ചാന്ന് അറിയാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അന്തരീക്ഷത്തിലേക്ക് മാറും മാറും ഒരാള് ഭാര്യനെ ഒരു ഒട്ടും സഹിക്കാൻ വയ്യ കോഴിക്കോട് ഒരാളുണ്ട് അൻപതിനായിരം നമ്മുടെ മാങ്ങുന്ന ആളാണ് സഹിക്കാൻ കഴിയേണ്ട ആളെന്ത് ചെയ്തു വിദേശത്ത് വരുന്ന എന്നെ വെച്ച് പോയി ഒരു ഫ്രണ്ട് മുഖേന അവിടെ ജോലിയൊന്നും കിട്ടിയില്ല ഇപ്പോഴും അങ്ങനെ കഴിയാണ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കാൻ അങ്ങനെ കഴിയാണ് ഇവിടെ ഇന്ന് അയാളുടെ ജന്മം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇത്തിരി ഇതാണ് മാനിക്കാണ് പാരനായിട്ട് പറയില്ല സംശയം എന്താ എന്തായാലും സംശയിച്ച് ഇദ്ദേഹത്തെ വിചാരണം ചെയ്യലാണ് ഇരുപത്തിനാല് മണിക്കൂറും എവിടെയാണെന്ന് അറിയിച്ചിട്ടില്ല അവർ പറയണോ എന്നെ ഏമാത്താൻ വേണ്ടിയാണ് പോണെങ്കിൽ ഞാൻ അതുവരെ വന്നിട്ട് സീൻ ക്രിയേറ്റ് ചെയ്ത് പോലീസിന്റെ സഹായത്തോടു കൂടി ഞാൻ കഴുത്ത് പിടിച്ചു പോകുന്നത് എന്നാണ് പോണസമായി എന്തിനാ പോകുന്നത് വെച്ചപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കേണ്ട പൈസക്കും ഇല്ല ആ കാരണം പറഞ്ഞുകൊണ്ട് അതെനിക്ക് മനസ്സിലാവും പക്ഷേ വേറെ വല്ലതും ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിദേശത്ത് പോയാൽ പോലും രക്ഷയില്ല എൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിൽ വരുന്നു കുറേ സമയം അവിടെ ഇരിക്കും സങ്കടപ്പെട്ടി വാസന വേറൊന്നാണ് അല്ല അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം പെട്ടുപോയി എന്താ ചെയ്യാം ഇപ്പോൾ ഒരു നദി ഇങ്ങനെ ഒരു വെള്ളച്ചാൽ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഒരു കായലിൽ ചെന്ന് വിട്ടുപോയി വെച്ചാൽ പിന്നെ ഒഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് ആവിയാവുക ആവിയായി മേലോട്ട് പോയി വീണ്ടും തണുത്ത് വെള്ളമായിട്ട് വേറെ വല്ല ഒഴിക്കും മുന്നോട്ട് പറഞ്ഞമായിരിക്കും ചില ക്ലേശങ്ങളുണ്ട് അങ്ങനെ ഹലോ അപ്പം അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹവും അവനവൻ എത്തിപ്പെട്ടതായ അന്തരീക്ഷം തമ്മിൽ യോജിക്കാതെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അപ്പൊ ഈ ഇതൊക്കെ ഒരു സിഗ്നലാണ് മനസ്സിനൊരു ഇഷ്ടം തോന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ഒരു പാപ്പഴുണ്ടെന്ന് അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ എന്തിനു വേണ്ടി ജനിച്ചാൽ അതിന് സൗകര്യമുള്ള വഴിക്ക് കഴിവഴിയായിട്ട് ഒഴുകേണ്ടി വരും അതാണ് യൂണിവേഴ്സം place some food some person don't suit avoid എന്ന് പറയാൻ കാരണം അതിനേലും പറയുന്ന കാര്യങ്ങളാട്ടോ സാധനമൊന്നും ഇല്ലാത്തവർക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നല്ല ചീന പറഞ്ഞ് മുളകും കൂട്ടി കുറെ കപ്പ് കള്ളുകൾ കുടിച്ചാൽ അതൊക്കെ അങ്ങ് മാറിപ്പോകും എന്ന് പറയും എന്നെ ബാക്കിയൊന്നും പിന്നെ ചിന്തിക്കാൻ ചിന്തിക്കേണ്ടി വരില്ലല്ലോ അതാണ് അവരുടെ കുക്കുവഴിക്കുള്ള പരിഹാരം ഡോക്ടർമാരൊക്കെ അങ്ങനെ വലിയ വലിയ ആഫീസിൽ ഒരുപാട് ആൾക്കാരെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് കുടിച്ചിട്ട് വരണം ആരാണ് അവിടെ എന്ന് പറഞ്ഞു ഒരൊറ്റ ചോദ്യം ആരോട് യാതൊരു രക്ഷയില്ല മറ്റേ അവർ ഈ ചിന്താബാധ വിളിക്കുക എല്ലാവരും ഈ ഓരോ സംഘടനയുടെ ആൾക്കാരായിരിക്കുമല്ലോ പോയിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പോയിന്നും വന്നില്ലെങ്കിൽ അന്നേരം കംപ്ലൈൻറ്റ് എഴുതി ഹയർ ഓഫീസർ പിന്നെ ആൾ കുറേ തണ്ടണ്ടേ അതുകൊണ്ട് എല്ലാവരും അടങ്ങിയിരിക്കും അങ്ങനത്തെ ഒരാൾക്ക് ബാക്കിയുള്ളവർ ഭരിക്കാൻ പറ്റുള്ളൂ എന്നാണ് നേരെ മറിച്ച് വളരെ സാധ്യനായിട്ടുള്ള പൊയ്യനായ എന്ന് വിളിക്കുന്നുണ്ട് സാറേ ഇപ്പോൾ വരട്ടോ അവിടെ എനിക്ക് കുറച്ച് ഇത് ഞാൻ കഴിഞ്ഞിട്ടോ എന്ന് പറയും വലിയ കാര്യം പിന്നെ ആകെ എന്താ ചെയ്യുക പിന്നെ ഈ ഫയലെടുത്ത് അവിടെ ചെയ്യും പൊയ്യനായ ഇതിലൊന്നും ഒരു ഒപ്പിട്ടിട്ടില്ലല്ലോ ഒപ്പിടാം അതായിരുന്നു സാറ് വിളിച്ചോ അത് ഒപ്പിട്ടു വിളിച്ചാൽ പറ്റില്ല നല്ല പെരുമാറ്റം കണ്ടോ കുടുങ്ങി നമ്മളിപ്പോൾ നല്ല സൽസ്വഭാവിയായിട്ടൊന്നും ബാക്കിയുള്ളവർ ഭരിക്കാൻ കഴിയില്ല അപ്പോട്ടെ അതിനനുസരിച്ച് മഹാരജഗുണം അതായത് യാതൊരു രക്ഷയില്ലാന്ന് വരണം എങ്കിലും അവരനുസരിക്കും ഭരിക്കാൻ വലിയൊരു രജഗുണക്കാരന്മാർ ഇപ്പോൾ ഭരിക്കുന്നവരൊക്കെ അങ്ങനത്തെ വരാൻ കാരണം ജനങ്ങൾ അങ്ങനെ യഥാ പ്രജ തഥാ രാജ എന്നല്ലേ പണ്ടത്തെ യഥാ രാജ തഥാ പ്രജയായിരുന്നു ഇപ്പോൾ പ്രജകൾ അങ്ങനത്തെ അവരെന്ന് വെച്ചാൽ അവരെ വയ്ക്കാൻ പറ്റിയ അതേ ക്വാളിറ്റിയുള്ള വലിയ അവസ്ഥയിലുള്ളവർ വയ്ക്കുക പക്ഷെ അത് കൊടുക്കാണ്ട് ഒരുപാട് മാറ്റി അത് എന്തുകൊണ്ട് അങ്ങനെ പ്രകൃതി അങ്ങനെ കൊടുക്കണം പ്രകൃതി അങ്ങനെ കൊടുക്കാൻ അവിടുന്ന് എന്തോ ചെറിയ എൻ ഒ സി കിട്ടാണ്ടാവും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണം പിന്നെ അവിടുന്ന് കിട്ടില്ല ഇപ്പൊ നമ്മള് വീട്ടിലെ ഒരു പെൺകുട്ടി വീട്ടിൽ വളർന്നു വെച്ചാല് അവർക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സ് വരെയാണ് അച്ഛൻ്റെ അമ്മേന്റെ വാത്സല്യം കൂടാറില്ല അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പത്ത് ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവും പിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാല് അവള് അത്യാവശ്യം ചിലതൊക്കെ കഴിക്കാൻ തുടങ്ങിയെന്ന് വരും രണ്ട് കുട്ടികൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായി എൻ്റെ അടുത്ത് ചില കുട്ടികൾ പറയാണ് സാറേ ഒരു ആശ്രമത്തിന്റെ അഡ്രസ്സ് <laughs> എൻ്റെ വയസ്സ് ഇരുപത്തെട്ടായി എം എസ് സി ഒക്കെ കഴിഞ്ഞു ഒരു അഡ്രസ്സും ഇല്ല ഹോട്ടലിലൊക്കെ ഉണ്ടല്ലോ ആരം മീൽസ് റെഡി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ബോർഡ് നോക്കും എന്നിട്ട് ഇവരെ ഇങ്ങനെ കാത്തിരിക്കും ആരെങ്കിലും വരാൻ മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിട്ടല്ലല്ലോ കൈ കിടക്കുന്ന കാശ് ചിലവാക്കി ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നു ആരും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടല്ല അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലെ മാനേജർ പറയും എൻ്റെ ഉള്ളിൽ നിന്ന് ഇത്ര എന്ത് വാങ്ങിക്കോളൂ ഇത്ര മറ്റേ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ കാശാണ് കൊടുക്കുമ്പോൾ ആ തോന്നിക്കുന്ന ആള് തന്നെയാണ് മുമ്പ് കൂടെ പോകുമ്പോൾ നമുക്ക് ഊണ് കഴിക്കാല്ലേ കൊണ്ട് മിക്കവാറും ഒരുവിധം ബരാബർ ആവാറുണ്ട് വലിയ നഷ്ടപ്പെടാറില്ല ഇത് അദ്ദേഹം പഠിച്ച പാടാന്ന് പറഞ്ഞത് ആ ഈശ്വരന്റെ ഈ സർവസമന്വയത്തിന്റെ ആ മാർഗം അയാൾ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നു അങ്ങാടിയിലേക്ക് നോക്കി ഇങ്ങനെ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ ബാലകൃഷ്ണപിള്ള വലിയ വിദ്വാനായിരുന്നു അദ്ദേഹം അപ്പൊ ആൾക്കാർ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു ശോഭോട്ടൻ നമുക്ക് ഊണ് കഴിച്ചാലോ ഇരുന്നൂറ് റുപ്യക്ക് മുട്ട വാങ്ങിക്ക് ഇറച്ചി വാങ്ങിക്കോളും അഞ്ഞൂറ് റുപ്യക്ക് മറ്റേ വാങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ട് എടുത്താൽ കൊടുക്കുകയാണേ അത് ആ സമയം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനും പറ്റില്ല രാത്രി കുറേ ഊണ് ബാക്കി പിറ്റേദിവസം രാവിലെ എൻ്റെ അടുത്ത് പോകുന്ന ഊണാണ് ബാക്കി ഇറച്ചിയും കുറേ ഉണ്ട് ആട്ടിറച്ചി ഒരുപാട് ബാക്കി അതായത് സാധാരണമായിട്ടുള്ള അത്ര ഒന്നും ചിലവായില്ല അപ്പോൾ അവർ വന്ന് പറഞ്ഞു സാറേ എന്താ ചെയ്യണ്ടേ എൻ്റെ ഈശ്വരനല്ലേ തോന്നിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നതിൻ്റെ മാർഗം ഉണ്ടാവും രാത്രിയാകുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് ബസ് കുട്ടികളെ എക്സ്കർഷൻ്റെ മൂന്ന് ബസ് അവിടെ ഇവിടെ ഹോട്ടലിൽ കയറിയിട്ട് ശപ്പാടുണ്ടോന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ബാലകൃഷ്ണപിള്ളേൻ്റെ അടുത്ത് ഓടിച്ചെന്നു സാറേ ഒരു മൂന്ന് ബസ് നിറയെ കുട്ടികൾ വന്നിട്ടുണ്ട് ശപ്പാടുണ്ടെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറയും ശാപ്പാട് എന്ന് പറഞ്ഞു ചോറില്ല ബിരിയാണി ഉള്ളൂ എന്ന് പറയും അവർ ബിരിയാണി ഉണ്ടെന്ന് ഓ സന്തോഷമായി കുട്ടികൾ ഇവരെന്ത് ചെയ്തു ആ ചോറിനുള്ളിൽ ഈ ഇറച്ചിയെല്ലാം കൂടി ഇട്ടിട്ട് ആകെതാക്കി അതിൽ കുറേ പിന്നെ ഈ ടേസ്റ്റ്നർ ഉണ്ടല്ലോ അതൊന്നും സോക്കി അതും ഒക്കെ ഇട്ടിട്ട് നല്ലോതാക്കി കുറച്ച് മുളകും പൊടി കൂടുതൽ തട്ടിയിട്ട് അറിയാതിരിക്കാൻ പക്കതാക്കി ചുർക്കോട് കൂടി പ്ലേറ്റ് തിന്നില്ലല്ലോ കംപ്ലീറ്റ് തീർന്നു പറയും ഒക്കെ ഭയങ്കര വലിയ വരുമാനം ബിരിയാണി എൻ്റെ ചാർജ് പിറ്റേ ദിവസം രാവിലെ എന്റെ റൂമിൽ വരും ഇയാൾ എന്റെ റൂമിൽ വരും രാവിലെ കുടി കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാനും അയാളും കൂടി കൂടി അവിടുത്തെ ഒരു പോറ്റിയുടെ കട ഉണ്ട് വീറ്റേറും കട അവിടെയാ രാവിലെ ചായ കുടിക്കാൻ പോകുന്നുണ്ടാവും അവിടെ ചെന്ന ഇയാൾ ഇതിന്റെ ഓണർ ആവുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ഒരു കോർണറിൽ അവിടെ ഇരിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു ചായ കൊടുത്തു അവിടെ ഇയാൾ മഹാഭാരതം കുറെ പറയും മഹാഭാരതം സ്പെഷ്യലിസ്റ്റാണ് അപ്പൊ ആ ഈശ്വരന്റെ ഓരോന്നും സർവസമയം അപ്പോൾ എന്തോ ചിലതുണ്ടാവും ചില സ്ഥലത്ത് അതായിരിക്കും അവിടെ ജനിച്ചത് അവിടെ ജനിച്ച് കഴിഞ്ഞ് പിന്നെ ഫർദറായിട്ടുള്ള ഡെവലപ്മെന്റിന് അവിടെ സൗകര്യം ഇല്ലാതെ വരുമ്പോഴാണ് അത് കണ്ടുപിടിക്കണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഇനിഷ്യേഷൻ കൊടുക്കണം അത് പറ്റുന്നില്ലെങ്കിലോ ഇവിടെ കിടന്ന് മരടിച്ചു പോയുള്ളൂ മനസ്സിൻ്റെ ആ വശവും വരും തമ്മ തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ കൊണ്ട് വ്യാമിശ്രേണയെ വാക്യേന ബുദ്ധിയും മോഹയസിയമേ എന്ന് പറഞ്ഞ മാതിരിയോ അപ്പം എല്ലാം പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ലാതെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരല്ല അവർക്ക് പഠിക്കണമെന്നുണ്ട് പക്ഷേ അതിന് ഇല്ല പിന്നെ കൊത്തി കളിക്കാനും മറ്റൊക്കെ പോകുമ്പോൾ അവരെ മനസ്സിലാ മനസ്സോടെയാണ് അവരൊക്കെ ചെയ്യുന്നത് അപ്പം അതാണ് അപ്പം അതിനെ അന്വേഷിക്കും കണ്ടെത്തുന്നതാണ് ചേച്ചി പറഞ്ഞത് അപ്പം നമ്മൾ അന്വേഷിച്ചാൽ മതി ഓരോ ഏജൻസിൻ്റെ അടുത്ത് എന്ന് പറയണേ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് സാർ എനിക്ക് പൈസ ഇല്ല ദർ വിൽ ബി മാർഗം ഉണ്ടാവും ദർ ഇസ് എ വിൽ അന്വേഷിക്കണം അതാണ് പൗരുഷം എന്ന് പറയുന്നത് എൻ്റെ വാസന ഏതാണ് തിരിച്ചറിഞ്ഞ ആ വാസനയ്ക്കനുസരിച്ച് വഴിക്ക് പോകാൻ ശക്തി കെൽപ്പ് ഞാൻ കണ്ടുപിടിക്കണം അങ്ങനെയാണപ്പോൾ പിന്നെ ദുഷിച്ച ഒരാളെ ആ വഴിക്ക് പോകാൻ ആരുടെയും പെർമിഷൻ ചോദിക്കാറില്ലല്ലോ അങ്ങ് പോകാനല്ലേ എന്താണ് നീ കള്ളു കുടിച്ചെന്ന് പറഞ്ഞ കള്ളല്ല പിന്നെ വേറെന്താ കുടിക്കാൻ ഞാൻ പിന്നെ എന്റെ അടുത്ത് നീ പൈസ വാങ്ങിക്കൊണ്ട് അത് അച്ഛൻ്റെ പൈസ ഉണ്ട് എനിക്ക് അവകാശപ്പെട്ടിട്ടുണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നാൽ മതി കോഴിക്കോട് ഒരാൾ ചോദിച്ചു ഒരു ഒരു കുട്ടി ചോദിച്ചു അന്ന് ചിമ്മാനന്ദ സ്വാമി വന്ന സമയത്ത് അന്ന് സ്വാമിജിയുടെ അടുത്ത് അയാൾ വേണം വൈഫും കൂടി നിന്ന് കരഞ്ഞു സ്വാമി ഇങ്ങനെയാണ് അവരെപ്പോഴും ഹോട്ടലിൽ അവിടെയും പിടിക്കാൻ കണ്ടാൽ പൈസ ചിലവാക്കും അപ്പം ഞങ്ങൾ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷെയർ വേണമെന്നാണ് പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യാം പറഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ കൈ വിട്ട അമ്പ് പോലെയാണ് പിന്നെ അവരെ പേരിന് നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല അങ്ങനെ അവർ എന്തിനാ വന്നു വെച്ചാൽ ആ വഴിക്ക് അവർ പോകുള്ളൂ അപ്പം അതിന് നിങ്ങൾ എതിർത്തിട്ട് കാര്യമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് സ്വത്ത് ഇപ്പോൾ കൊടുക്കണ്ട അവിടെ വെച്ചോളൂ അവന് പിന്നെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ വേണ്ട അവനെന്താ പിന്നെ സന്ധ്യ അവൻ കത്തിയെടുത്ത് കുത്തുമായിട്ട് അങ്ങനെയൊക്കെ ഒരു യോഗം ഉണ്ടെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ ഇതിനോട് ശരിയായ അവസാനം കർമാശയോ ജന്മവേദനയ കർമാശയത്തെ നമ്മൾ ധ്യാനിച്ചു നോക്കിയാൽ ഏത് ജന്മ ഈ ജന്മത്തിൽ എന്താ നമുക്ക് അനുഭവിക്കാനുള്ളത് തിരിച്ചറിയാൻ കഴിയും പിന്നെ അതിനു വേണ്ടി സമയം ചെലവഴിച്ചാൽ മതി അനാവശ്യമായിട്ട് ഒരു ചെലവ് ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ അമ്മാവൻ്റെ സുക്കട എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോവാണ് പോണ വഴിക്ക് നമ്മളെ ക്ലാസ്മേറ്റിന്റെ പിന്നെ അമ്മാവൻ ഇവിടെ ഉണ്ടെന്ന് എന്നാ അവിടെ നിന്ന് കയറി വെക്കുക അവിടെ നിന്ന് കയറിയൊക്കെ അവിടെ നിന്ന് പോണ സമയത്ത് മറ്റൊരു തന്നെ കുഞ്ഞുകുട്ടിയമ്മ നമ്മളെ പാട്ട് പഠിപ്പിച്ചിരുന്നാണ് അവർ പെണ്ണോ ഇല്ലെന്ന് പോയി നോക്കാം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു ഈ സമയമൊക്കെ കഴിഞ്ഞു പിന്നെ തിരിച്ചു വരേണ്ട സമയമായി അതിനൊക്കെ അമ്മാവിന്റെ കാര്യം പിന്നെ ആവല്ലേ വീട്ടിലേക്ക് പോകാനാവുമ്പോൾ അയ്യോ ഇനി അച്ഛൻ ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പൊ പോയി അപ്പോൾ മുഖ്യമായിട്ടുള്ള എന്താ വെച്ചാൽ അത് കഴിച്ച് ബാക്കി സമയം ഉണ്ടെങ്കിൽ പോരെ ബാക്കിയൊക്കെ അത് നമ്മൾ പക്ഷേ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്ത് വേണ്ട പഠിക്കാനോ അറിയാനോ സമയമില്ല അനുഭവിക്കാനോ സമയമില്ല അതാണ് ഇപ്പൊ നമ്മളെ അമേരിക്കയൊക്കെ നമ്മളെക്കാളും ഇക്കാര്യത്തിൽ ഭൗതിക രീതിയാണ് നോക്കുകയാണെച്ചാൽ കൂടുതൽ അഞ്ചാമത്തെ കൂട്ടറേസൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ പലവർക്കും കാരണം അവർ നിസ്സാര കാര്യങ്ങളൊന്നും സാരാക്കാറില്ല നിസ്സാര നിസ്സാരമായിട്ട് തന്നെ ഇപ്പം രാവിലെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ സാരമുള്ള കാര്യമില്ലല്ലോ അവർ രണ്ട് ഇഡ്ലി എടുത്തവർ ചായയും കുടിച്ചു അതൊക്കെ പണിയും കഴിഞ്ഞില്ലേ നമ്മൾ പ്രൊസീഡ് ചെയ്തുകൂടെ കാരണം വെച്ചാൽ അത് വലിയൊരു ഇഷ്യൂ ആക്കി കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ പ്രാതിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു അതുപോലെയാണ് ജീവിതാനുഭവങ്ങളൊക്കെ തന്നെ അവർ പത്തിരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും അവരുടെ ജീവിതാനുഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സൈക്കാട്രിസ്റ്റിനെ ഞാൻ ചോദിക്കാൻ പറ്റും നോർവേ തന്നെ നോർവേക്കാരനോട് എഞ്ചിനീയർ ഒരു അഗ്രികൾച്ചർ ഓഫീസർ വന്നിരുന്നു മൂന്ന് ദിവസം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ആണ് പറയാം ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു അനുഭവിക്കാനുള്ളത് കണ്ട് കഞ്ചാവ് L S D marijuana ganja സർവം അനുഭവിച്ചു കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ എനിക്ക് നൂറ്റിപ്പത്ത് നൂറ്റിരുപത് വയസ്സാവുന്നവരെ മരിക്കുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറയണത് നിങ്ങളൊന്ന് നോർവേയിൽ വന്നാൽ ധ്യാനം പഠിപ്പിച്ചാൽ മതി എന്നാ കാരണം ഒരിക്കലും മടുക്കില്ലല്ലോ ഒരിക്കലും അത് തീരലും അനന്തമായ ദാസന്റെ വഴിക്കന്നെ ഞാൻ റിട്ടയർ ചെയ്തിട്ട് ആലോചിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജന്മവേദനീയ ജന്മം എന്തിനാന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം അതിന് കുറച്ചേ ഉള്ളൂ അപ്പൊ പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി ഒരു മൂന്നാലഞ്ച് ക്ലാസ് എടുക്കുള്ളൂ അത് ഒരു ഓരോ ക്ലാസ്സും ഒരു അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടീച്ചർ വരാനും അത് നേരാവാനും അത് പിന്നെ അറ്റൻഡൻസ് പിടിക്കാനൊക്കെ പാടെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ പോയി പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ എന്ന് വെക്കാനൊക്കെ പാടെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അര മണിക്കൂറേ ഉള്ളൂ ക്ലാസ് അത് നമ്മൾ ഇവിടെ വന്നിട്ട് വന്ന് ഒരു രണ്ട് മണിക്കൂർ അതിന് വേണ്ടി ഞാൻ ചിലവാക്കി കഴിഞ്ഞാൽ അടുത്തൊക്കെ ഒന്ന് വായിച്ചു വായിച്ച് പഠിച്ചൊക്കെ നോക്കി അതിന് അതിനുശേഷം കളിക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒന്നും കൂടി കുറച്ച് നോക്കി ആഹാരം കഴിച്ച് നേരത്തെ കിടന്നു രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റും നേരത്തെ ഉറങ്ങിയാൽ എഴുന്നേറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ പ്രാതലാകുന്നവരെ ഒന്നും കൂടിയൊക്കെ മറിച്ച് നോക്കി അതൊക്കെ അങ്ങനെ ആഹാരം കഴിച്ച് സ്കൂളിൽ പോയി അപ്പോൾ അന്ന് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് ശരിക്കും വെക്കതാവും നമുക്ക് എത്ര നിസ്സാരേ ഉള്ളൂ വന്ന ഉടനെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹോംവർക്കാണ് ചെയ്യുക ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായയും കുടിച്ച ഉടനെ ഹോംവർക്ക് ചെയ്യുക അതിന് ശേഷം കളിക്കാനോ മറ്റോ പോയാൽ മതി എന്നിട്ട് പിന്നെ എടുത്തൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കുക നമുക്ക് അങ്ങനെ യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാവുമല്ലേ എന്തോ ഒരു രസമാണ് ആ തിയറിയൊക്കെ പോയി ഹാറ്റ് പഠിക്കാനൊക്കെ നല്ല രസമാണ് എങ്ങനെ ആലോചിച്ച് അങ്ങനെ Newton's law first law second law third law ഒക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊക്കെ ചിന്തിക്കാനേ നല്ല രസമാണ് അപ്പോൾ ശരിക്കും പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ വളരെ ധാരാളം സമയം ഉണ്ടാവും ആ കുട്ടി പ്രധാനമായിട്ട് നേരെ കുറച്ച് അതൊഴികെ ബാക്കിയൊക്കെ തന്നെ ചിലവഴിക്കാൻ സമയത്താലും കൊള്ളാനും കളിക്കാനും അവിടെ പോകാനും ഇവിടെ പോകാനൊക്കെ ചിലവഴിച്ചു കഴിഞ്ഞാൽ അവസാനം പ്രധാനപ്പെട്ട കാര്യത്തിന് സമയമില്ലാതെ ഓരോ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മുക്കാലംശം നമ്മൾ എന്തിനാണോ ജനിച്ചത് അതൊരിക്കൽ ബാക്കി പലതും ആയിരിക്കും അതുകൊണ്ട് അവസാനം നിരാശയാണ് ഒരു ദീർഘനിശ്വാസം ചിലരൊക്കെ മരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ദീർഘനിശ്വാസം ഇങ്ങനെ മരിക്കുമ്പോൾ മോഹഭംഗങ്ങളുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഒന്നോ പരിണാമ ദുഃഖം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞത് ഒന്ന് അനുഭവിക്കുമ്പോൾ തന്നെ ഉള്ളത് അനുഭവിച്ച് കഴിഞ്ഞാലുള്ളത് ഒന്ന് അതിനെ കുറിച്ചുള്ള സ്മരണ അങ്ങനെ മൂന്ന് തരത്തിലുള്ള മരിച്ചു കഴിഞ്ഞ് കൊണ്ട് മരിച്ചു പോയ മകൻ ഭാര്യ മകനെ കുറിച്ച് പുറത്ത് ദുഃഖിക്കുക നഷ്ടപ്പെട്ട സ്വത്തിനെ കുറിച്ച് അല്ല ഇപ്പൊ വരുന്നതായ നഷ്ടത്തെ കുറിച്ച് ഓർക്കുക അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞ സമയത്ത് വേണ്ട വേണ്ടിയില്ലായിരുന്നു തോന്നുക കേട്ടാ അപ്പൊ കണ്ടുപിടിച്ച് അതിന്റെ ഹാങ് ഓവർ സഹിക്കാൻ പറ്റുന്നില്ല എൽ എസ് ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്കൂർ സമയത്തേക്ക് ശരീരത്തിന് ഭാരം ഉണ്ടാവില്ല ഒരു ആനന്ദത്തിന്റെ ഒരു പനിക്കെട്ട് പോലെ തോന്നും അങ്ങനെ പക്ഷേ പതിനൊന്ന് മണി കഴിഞ്ഞാൽ അതൊക്കെ മെറ്റബോളൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ കഴിയില്ല ഉമിനീറിൽ ഉമി ഉമിത്തിയിൽ നീർന്ന പോലെ തോന്നും നെയർ വെൻഡിങ്സ് മുഴുവൻ ഇങ്ങനെ ചുട്ട് നീറ്റ നീറ്റ് വരുമ്പോൾ അപ്പം <clears throat> വേണ്ടിയില്ലായിരുന്നു <clears throat> കഴിക്കേണ്ടിയില്ലായിരുന്നു തോന്നും കാരണം ഈ പതിനൊന്ന് മണിക്കൂർ പരമാനന്ദം അനുഭവിച്ചു പക്ഷേ അത് തീരുന്ന സമയത്തുള്ള ആ ദുഃഖം ആ ഒരു നീറ്റൽ അനുഭവം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അത് സഹിക്കാൻ കഴിയാണ്ട് വീണ്ടും എൽ എസ് ഇട്ട് കഴിക്കാൻ ചെയ്യും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് കഴിയില്ല അതുകൊണ്ടാണ് നെർവസ് ബ്രേക്ക് ഡൗൺ വന്നിട്ട് ചിലപ്പോൾ ഭ്രാന്താവുക സ്വയം ആത്മഹത്യ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൊല്ലുക അങ്ങനെയുള്ള പ്രയത്നമാണ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആനന്ദം അനുഭവിച്ചതിന് ശേഷമുള്ളതായ കുഴപ്പങ്ങളാണ് ചിലത് അനുഭവിക്കുന്ന സമയത്ത് തന്നെയുള്ള കുഴപ്പങ്ങളുണ്ട് പരിണാമ ദുഃഖം താപദുഃഖം സംസ്കാര ദുഃഖം പറഞ്ഞിട്ടിങ്ങനെ മൂന്ന് തരം ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് പക്ഷെ നിർത്തിയില്ലല്ലോ ഓരോരുത്തർക്കും ഇത് പിന്നെ മടുപ്പ് വന്ന് ഇതിന്ന് പിന്തിരിയണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ശാസ്ത്രത്തിനൊക്കെ വലിയ പ്രാധാന്യം അല്ലാത്തവർക്ക് ഇതൊന്നും അല്ല അനുഭവിക്കാൻ വേണ്ടിയുള്ള ആ പരക്കം വാച്ചിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരുവിധം കുറെ ജീവിതാനുഭവങ്ങളൊക്കെ അതിൻ്റെ ശേഷം ഇതൊക്കെ ഏകദേശം ബോധ്യ കഴിഞ്ഞ് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്ന് ചോദിക്കുന്നവരോടെ ഇപ്പൊ ഈ ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ താനാഗതം വന്നു ചേർന്നിട്ടില്ലാത്ത ദുഃഖത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പഞ്ചരി മാഷ് ഒരു കൂട്ടര് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ആണ് വരിക കേട്ടോ ഞായറാഴ്ച അല്ലേ ഇന്ന് അവിടെ കഴിയാന്ന് വിചാരിച്ചിരിക്കാം അയ്യോ കഷ്ട നിങ്ങൾ പപ്പട്ടോ ഇല്ല പപ്പടം പോവാണ് എന്നാലേ ഒരു കാര്യമുണ്ട് ഞങ്ങളെ വല്യച്ഛൻ്റെ എന്തോ ഒരു അടിയന്തരമായിട്ടാണ് ചെല്ലാൻ പറഞ്ഞത് തീരെ അത്ര ഐ സിയിൽ അഡ്മിറ്റ് ചെയ്ത് അപ്പം ഞങ്ങളിപ്പോൾ പോവാൻ പോവാണ് അതെയോ ആ എന്നാൽ പിന്നെ ഞങ്ങൾ വേറെ ദിവസം വരാം നേരെ കുറച്ച് അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇതാ പിന്നെ അമ്മാനും കുട്ടികളും എല്ലാം കൂടി ഇന്ന് അവിടെ കഴിയാന്ന് വിചാരിച്ചു ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നിർത്തിയില്ല പിന്നെ വന്നതിന് ശേഷം അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാം ചെയ്തതിന് അല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അത് സംഗീതം സംഗീതവും ആഗാമി ഈ രണ്ട് കർമ്മങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പക്ഷെ പ്രാരബ്ധത്തെ ഒഴിവാക്കാൻ പറ്റില്ല പ്രാരബ്ധം മാത്രമേ വിവേകികളായിട്ടുള്ള ആൾക്ക് പ്രാരബ്ധം മാത്രമേ അനുഭവിക്കുള്ളൂ ബാക്കി ഒന്നും അനുഭവിക്കണമെങ്കിൽ പറ്റില്ല അങ്ങനെ രണ്ടിനെയും ഒഴിവാക്കാൻ പറ്റില്ല ഹേയം ദുഃഖം അനാഗതം അനാഗതം ചേർന്നിട്ടില്ലാത്ത ദുഃഖത്തെ നമുക്ക് ഹേയം ഒഴിവാക്കാൻ പറ്റുന്നു അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളും അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ സൂക്ഷിച്ചാലും ഇപ്പോൾ ലങ്സിന് ഒരു പ്രത്യേക തരത്തിലുള്ള കുഴപ്പം വന്നു വിളിക്കുക ഒരു കണ്ടൻസേഷൻ ഉണ്ട് അവിടെ അപ്പോൾ ഇയാൾ ചോക്ലേറ്റ് വലിക്കുന്ന ആളാണ് അപ്പോൾ ചുരട്ട് വലി നിർത്തി അളമിച്ച ഇതൊക്കെ മാറ്റി എടുത്ത് കുറച്ച് മരുന്നൊക്കെ കഴിച്ചാൽ അത് മാറിക്കോളും അല്ലെങ്കിൽ അത് വേറെ വല്ലതും ആവാൻ സാധ്യതയുണ്ടായെങ്കിലോ എന്ന് വെച്ച് വേണമെങ്കിൽ അന്നേരം നിർത്താൻ പറ്റുന്ന അതുപോലെ ഈ ഹാർട്ടിന് ചെറിയൊരു തകരാറ് വരാൻ പോകുന്നു ഈ പിന്നെ റൊമറ്റോഡ് ആർത്തൈറ്റിസ് സാധനമുണ്ട് അത് വന്നാൽ റൊമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞാൽ അത് ഹാർട്ടിനെ ബാധിക്കും അപ്പോൾ വന്ന സമയത്ത് തന്നെ നമ്മൾ വേണ്ടമാതിരി ചികിത്സ എടുത്ത് തന്നെ മാറ്റിക്കളയാൻ വെച്ചാൽ ഹാർട്ടിനെ ബാധിക്കാതെ നമുക്ക് നോക്കാം അപ്പോൾ അതൊക്കെ ഹാർട്ടിൻ്റെ സൂക്കട് വന്നിട്ടില്ല വരാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് അപ്പം അതിന് മുമ്പേ ഇത് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വരാതെ കഴിക്കാമെന്നുള്ളത് അതിപ്പോൾ എന്താണ് പിന്നെ നമുക്ക് വന്ന് ഭവിക്കേണ്ടതായിട്ടുള്ള ജാതകവശാൽ ഉണ്ടെങ്കിൽ ഇതൊന്നും എത്തിപ്പെട്ടില്ല എന്നർത്ഥം ഈ അറിവും വിവേകമൊന്നും നമ്മൾ നമ്മുടെ ഉള്ളിൽ എത്തിപ്പെട്ടില്ല അനുഭവിക്കേണ്ട അനുഭവിച്ചാലും തീരുന്നില്ല ഒക്കെ അവിടെ ഈ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ഒരു തരം ഫാമിലിയാണ് അവിടെ ചെന്ന് അതൊന്നും ചോദിക്കാൻ പറയാം ചോദിക്കാൻ നിൽക്കണ്ട ഒരു രണ്ട് സെന്റല്ലേ നമുക്ക് പോയിട്ടുള്ളൂ അതും പൂക്കോട്ടെ അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ പോയാലും ഒരുപക്ഷെ അവിടെ വെട്ടും കുത്തൊക്കെ നടക്കും പോലീസ് കിടക്കുന്നതിനെ ജയിലിൽ കിടക്കേണ്ടി വരും അതിനെ കുറിച്ച് അത് വേണമെന്നുണ്ടെങ്കിൽ വിവേകം സാറില്ല രണ്ട് സെന്റ് ഭൂമിയല്ലേ അയാളെ കാലം കഴിഞ്ഞാൽ അവരെ മക്കളാകുമ്പോൾ ആ മക്കളൊക്കെ നല്ല ആൾക്കാരാണ് അവർ വേണമെങ്കിൽ മാറ്റി തന്നു വരും അത് മക്കളെ തന്നെ പറഞ്ഞു അച്ഛൻ കുറച്ച് ക്രിമിനലാണ്ടോ ഒന്നും പറയാതിരിക്കാൻ നല്ല നമുക്കതൊക്കെ പിന്നീട് എന്താ വേണ്ട തീരുമാനിക്കാന്ന് മക്കൾ പറഞ്ഞതാണ് അങ്ങനെ അവനാണ് ചട്ടമയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണമെങ്കിൽ ചിന്ത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ജയിലിൽ കിടക്കാനുള്ള യോഗം അത്രയധികം ഉണ്ട് യാതവശാൽ എന്തെങ്കിലും ആ വഴിക്കേ തോന്നുന്നു ആര് പറഞ്ഞാലും കേൾക്കില്ല ഇപ്പം രാവണനോട് എത്ര പറഞ്ഞു എന്തോ എത്ര പറഞ്ഞു അപ്പോൾ രാവണനോട് നമുക്ക് എന്തറിയാം ശാസ്ത്രം നോക്കാം ദൃഷ്ടാവിൽ അങ്ങ് കെട്ടടങ്ങി ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള സമാധി അവസ്ഥ വരുമ്പോ നമുക്ക് മോഹിക്കാനോ ദുഃഖത്തിന് കാരണങ്ങളോ ഒന്നും ഇല്ലാതെ അതുവരെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതാണ് നമുക്ക് കാണപ്പെടാനൊരു വസ്തു ഉണ്ട് എങ്കിലല്ലേ ഒരു മോഹം ജനിക്കുള്ളൂ പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ ഈ ദൃഷ്ടാവിലങ്ങ് വിലയം പ്രാപിച്ചു എന്ന് വെക്കാം അതിനൊന്നുമില്ലാത്ത സുഷുപ്തി പോലത്തെ ഒരു അവസ്ഥ വന്നു എന്ന് വെക്കാം അപ്പോൾ വേറെ മോഹിക്കപ്പെടാനൊരു പദാർത്ഥം എന്നിൽ നിന്ന് അന്യമായിട്ട് ഇല്ല എന്ന് വരുമ്പോൾ പിന്നെ മോഹമല്ല മോഹത്തെ സംബന്ധിച്ച ക്ലേശങ്ങളൊന്നും പിന്നെ അനുഭവിക്കേണ്ടി അത് വലിയ ഉയർന്ന ഒരവസ്ഥ ഉണ്ടാകും നമ്മുടെ പിന്നെ ദൃഷ്ടാവിനെ രസിപ്പിക്കാൻ വേണ്ടിയാണ് പ്രകൃതി നിലനിൽക്കുന്നത് ദൃശ്യങ്ങൾ നിലനിൽക്കുന്നത് പക്ഷെ ദൃഷ്ടാവ് സ്വയം തിരിച്ചറിഞ്ഞ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ദൃഷ്ടാവിൽ അരിഞ്ഞില്ലാതായി എന്നുള്ള അനുഭവം വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല അതായത് സ്വയം തിരിച്ചറിഞ്ഞു ഞാൻ ദൃഷ്ടാവാണ് ദൃഷ്ടാവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് എപ്പോൾ തിരിച്ചറിയുന്നു ആ സമയത്ത് പ്രകൃതി പിന്നെ ബാഹ്യഭാഗത്ത് നിന്നിട്ട് യാതൊരു പ്രയോജനമില്ലാത്തതുകൊണ്ട് അത് അതിന്റെ പ്രകൃതിയിലാണ് ഇല്ല എന്നാ പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ ദൃശ്യമില്ലാണ്ടേ ദൃശ്യമില്ലാതെ അപ്പോൾ ദൃശ്യം നമുക്ക് ആവശ്യമില്ലാതെ വരുമ്പോൾ ദൃശ്യം അതിന്റെ പാട്ട് പോകും പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ കെട്ടടങ്ങി ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള സമാധി അവസ്ഥ വരുമ്പോൾ നമുക്ക് മോഹിക്കാനോ ദുഃഖത്തിന് കാരണങ്ങളോ ഒന്നും ഇല്ലാതെ അതുവരെ നമുക്ക് അനുഭവിക്കേണ്ടി വരും എങ്ങനെ എങ്ങനെ നമുക്ക് കാണപ്പെടാനൊരു വസ്തുവായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം മുക്ക് നാവ് തൊക്ക് ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ അനുഭവിക്കുന്നതായ അപ്പോൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഒക്കെ ഉണ്ടല്ല അവർ പഞ്ചഭൂതങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണങ്ങൾ പഞ്ചതന്മാത്രകൾ ഇതെല്ലാം കൂടി കൂടിയതാണെന്ന് അർത്ഥം ആണ് ഈ ലിംഗ ശരീരം ലിംഗം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയും എന്ന് പറഞ്ഞാൽ വികസിച്ച് വലുതായിട്ടിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ അവസ്ഥ ഒരൊറ്റ കാര്യം ഗ്രഹിക്കാനുള്ളത് പിന്നെ മൂലപ്രകൃതി കഴിഞ്ഞിട്ട് ബൃഹസ്തത്വത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ മാറ്റങ്ങൾ ഇല്ലാതെ നിലനിൽക്കുന്നുണ്ട് ലിംഗം ഈ മാറ്റങ്ങൾ ഇല്ലാതെ എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ളതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടല്ലോ അതിനെയാണ് അലിംഗം എന്ന് പറയുന്നത് മറ്റെങ്ങനെ ലയിച്ചും പിന്നെ വികസിച്ചും ലയിച്ചും വികസിച്ചും ഇരിക്കുന്നതായിട്ടുള്ള പ്രകൃതിയുടെ നിയമമാണ് അപ്പോൾ നമ്മൾ സാധാരണ പറയും പ്രകൃതി പിന്നെ അഹങ്കാരം മഹത്വത്വം അഹന്തത്വം മഹത്വത്വം എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ പേരിപ്പിച്ച് പറയാന്നേ ഉള്ളൂ അതുകൊണ്ടൊന്നും ജ്ഞാനശാസ്ത്രത്തിൽ യാതൊരു ഇതുമില്ല ഉറക്കത്തെ കുറിച്ച് പതിമൂന്ന് തിയറി പറയുന്നുണ്ട് അതിൽ first stage second stage third stage എന്നൊക്കെ പറഞ്ഞിട്ട് ബയാസ് പഠിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ നമ്മൾ കടന്നാണ് കടന്നു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമ്മളോട് ഉറക്കം വരുന്നു അതുപോലെ ഇതൊന്നും ജ്ഞാനശാസ്ത്രങ്ങളൊക്കെ ഒന്ന് കോംപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ പിന്നെ ഒരു സാധനം മധുരിക്കാൻ എന്താ കാരണം ഒരു പഴം സൈക്ലോ പെൻറ്റിനോ പ്രൊഹൈഡ്രോ ഫിനാന്തർ ഉണ്ടെങ്കിൽ പതിനേഴാമത്തെ പൊസിഷനിൽ സി എസ് ത്രീ ഗ്രൂപ്പുള്ളതുകൊണ്ടാണ് അത് വന്നിരിക്കാൻ കാരണം വേറെ ടൂറിസ്റ്റുകളല്ല അതുപോലെ ഇതൊക്കെ ഈ സാധന നടക്കുന്ന സമയത്ത് ഈ ഉപവിഭാഗങ്ങളും മറ്റൊക്കെ ആക്രമിക്കും ഒറ്റ ഭാഗത്തിലാണ് അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവുക ചെയ്യുക അപ്പോൾ ധ്യാനത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളൊക്കെ അതിനാൽ പിന്നെ യോഗാഭ്യാസി പതിരുകണക്കെ സമസ്ത ശാസ്ത്രങ്ങൾ അതിദൂരത്തിൽ എറിഞ്ഞ് സതതം യോഗം അഭ്യസിക്കണം എന്ന് പറയുന്നുണ്ട് പതിര് പോലെ കണക്കാക്കി ദൂരത്ത് എറിഞ്ഞിട്ട് സതതം യോഗ അഭ്യസിക്കണം അപ്പോൾ നമ്മൾ സ്വയം നമ്മുടെ ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു വിശ്രാന്ത അവസ്ഥയിൽ ലഭിക്കാത്തതായിട്ട് ഒരു വസ്തുവില്ല എന്നുണ്ട് ശാസ്ത്രമാണെങ്കിൽ അതിന് വിപരീതം നിൽക്കുന്നു അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു ശാസ്ത്രം കൊണ്ട് ധരിക്കാൻ പറ്റില്ല അപ്പോൾ വിറക് കെട്ടുമ്പോൾ മഴുവിൽ എത്ര ശക്തി ഉപയോഗിക്കണം ഞാൻ ഉദ്ദേശമായിരിക്കും മാതിരി വിറക് കയറാനെന്ന് ഒരു തത്വം നമുക്കറിയാം പഠിപ്പിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും എഴുതി പഠിപ്പിക്കാൻ പറ്റുമോ അതുപോലെ ശാസ്ത്രത്തിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞത്ര വേഗം ഈ അനുഷ്ഠാനത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ഇനിഷ്യേഷൻ കിട്ടുക അതിൽ കൂടി ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയാക്കുക അതിനേക്കാളും കൂടുതൽ ഉയർന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടെ അവരെയായിട്ട് ചർച്ച ചെയ്ത് മേൽക്കുമേൽ പോകേണ്ട മാർഗങ്ങളൊക്കെ തെളിയിച്ചെടുക്കുക ഇതാണ് പ്രധാനമായിട്ടുള്ള അപ്പം അതിൽ തന്നെ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളും ആവശ്യമില്ലാതെ വരും ഇതിനൊന്നും അർത്ഥമില്ലാതെ വരും സാധാരണഗതിയിൽ സംശയങ്ങൾക്ക് നിവർത്തിക്കാൻ വേണ്ടി ആ വഴിക്ക് പോയിട്ടുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യുക അതാണ് ഏറ്റവും അധികം സഹായിക്കുള്ളൂ ശാസ്ത്രങ്ങൾക്കൊപ്പം ഇങ്ങനെ ഈ സിദ്ധരൂപം ബൈഹാർട്ട് പഠിച്ചിട്ട് നമസ്കാരം പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ആരും നമസ്കാരം പഠിക്കാൻ ഓൺലി ഏതാനും പണ്ഡിതന്മാർ മാത്രമല്ലേ ഉള്ളൂ നേരെ കുറച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോയ ഒരു മാസം കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷെ സംസ്കൃതം പഠിക്കാൻ അതേമാതിരി സംസാരിക്കാൻ പറ്റുന്നില്ല ഇന്നും കാരണം എന്താ വെച്ചാൽ അത് പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് ആ പണ്ഡിതന്മാരാവാനുള്ള പ്രിപ്പറേറ്ററിയാണ് അപ്പോൾ മലയാളം നമ്മൾ സംസാരിക്കുന്നു മലയാളം ഗ്രാമർ പഠിച്ചാലേ മലയാളം സംസാരിക്കാൻ പാടുള്ളൂ വെച്ചാൽ നമ്മൾ ഒറ്റ ഒന്നും ഉണ്ടല്ല നമുക്ക് മലയാളത്തിൽ ഇഷ്ടംപോലെ സംസാരിക്കാം അപ്പോൾ സംസാര ഭാഷയായിട്ട് ഇതിനെ ഉപയോഗിക്കാതെ അതിൻ്റെ ഒരു വാലിഡിറ്റി നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് സയൻസിന്റെ പഠന സമ്പ്രദായത്തിൽ ആദ്യം തന്നെ രാമൻ രാമ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധരൂപം പഠിപ്പിക്കാൻ നിന്നാലും ആൾക്കാരും എല്ലാം കഴിച്ചിലാവും ആദ്യം തന്നെ വരില്ലേ അപ്പോൾ അയങ്കോട ആ മറ്റേ കുറച്ച് ഓരോ ചെറിയ ചെറിയ പദങ്ങളൊക്കെ പഠിപ്പിച്ച് ചെറിയ വാചകങ്ങൾ പഠിപ്പിച്ച് ചെറിയ കഥകളെ അവരെ കൊണ്ട് പറയാൻ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇതുണ്ടാവും ഭഗവതഹ നാമക്കിയും എന്ന് പറയും ഒരു പെണ്ണിനോട് ഭഗത്യാ നാമക്കിയും പറയുന്ന സമയത്ത് പിന്നെ അത് സംശയമില്ല അത്ര ഉത്രയവ എല്ലാം അവിടെ തന്നെ ഇരുന്നോട്ടെ എടുക്കണ്ട ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എവിടെയായാലും കരുമാത്ര വിജയന്താരുടെ അടുത്ത് രണ്ട് ദിവസം നിന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധമൊക്കെ സംസാരിക്കും സംസാരിക്കും അവിടെ സയൻസിന്റെ എല്ലാം ഉണ്ട് ഞാൻ ചെല്ലുമ്പോ എന്നോട് കാണാൻ സംസ്കൃതത്തിലും ഇങ്ങനെ സംസാരിക്കും ഞാൻ അയാളത്തിനങ്ങനെ ഉത്തരം പറയും സംസ്കൃതത്തിൽ ആ ചില വാക്കൊക്കെ വെച്ചിട്ട് നമ്മൾ എന്നതായിരിക്കണം ചോദിച്ചതെന്നൊക്കെ വേദാന്തത്തിലും അങ്ങനെ ഒരു ഇതുണ്ട് ഇത് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് അനുഭവപ്പെടുത്താൻ കുറേ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മാതിരി വരുത്തി തീർക്കുന്ന തക്കത്തിലുള്ള പല മാർഗങ്ങളും പല പ്രതിപാദന ശൈലികളുണ്ട് ഈ ശാസ്ത്ര സംശയങ്ങൾ അന്യ വ്യതിരേഖയാണെന്നൊക്കെ പറയുമ്പോൾ ഇതെന്നെ പ്രയാസവുമായി തൽപരവളിയിലിരിക്കും തൽപുരുഷന്മാരെ ആശ്രയിച്ചറിയുന്നവർ നിലയമാണ് രഹസ്യമാണ് ദൃഷ്ടാവിന് വേണ്ടിയാണ് അതായത് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയാണ് പ്രപഞ്ച സംവിധാനം എന്തിന് പ്രപഞ്ചം സൃഷ്ടിച്ചെന്ന് ചോദിക്കില്ലേ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ രസിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു പരമാണു ഒരു അന്തര്യാമിയായിട്ട് നമ്മൾ ഇതൊക്കെ രസിക്കുന്നുണ്ട് അങ്ങനെ വന്ന് വന്ന് ക്രമീടാദികളായിട്ട് പക്ഷിമൃഗാദികളായിട്ട് സസ്യലതാദികളായിട്ട് മനുഷ്യരായിട്ട് ജ്ഞാനിയായി ജ്ഞാനിയായി മുക്തനായിട്ട് ഇതെല്ലാം കണ്ടറിഞ്ഞ് വീണ്ടും ബ്രഹ്മത്തിലേയും പ്രവർത്തിക്കും അപ്പോൾ വീണ്ടും അവിടെ ഇങ്ങനെ പാർക്ക് പാർട്ടിക്കിൾസ് ആയിട്ട് ചലിക്കുന്ന ഊർജ്ജകണികളായിട്ട് വന്ന് അതിൻ്റെ ഉള്ളിൽ അന്തര്യാമി ഓരോന്നിൻ്റെ മേലെ മേലെ അപ്പോൾ ഒന്ന് കഴിഞ്ഞ് മറ്റേ അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ പോകുന്നു വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവല്യൂഷണറി പ്രോസസ്സാണ് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് പണ്ട് വ്യക്തത വേർപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വലിയൊരു കാഴ്ചപ്പാടാണ് അത് വേദത്തിൽ യഥാവാനസ്യ മഹിമ എന്ന് പറയുന്ന <clears throat> രഹസ്യങ്ങളെ കണ്ടെത്തിയിൽ പറഞ്ഞതായി മോഹങ്ങളൊന്നും ഇല്ലാന്നർത്ഥം ദൃശ്യമുള്ള കാലം വരെയുള്ളൂ അതിൽ ഈ പറഞ്ഞ ക്ലേശങ്ങളും മോഹങ്ങളും മറ്റുമൊക്കെ ഉള്ളൂ അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഇല്ലല്ലോ അപ്പൊ അതിനൊക്കെ അപ്പൊ അതിന്റെ സാന്നിധ്യം കൊണ്ട് പടിയൻ ചോന്നമായി തോന്നിയതാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ പന്നീർ പുഷ്പ അല്ല ചെമ്പത്തിപ്പൂ അവിടെ നിർത്തി മാറ്റി കഴിഞ്ഞാൽ പിന്നെ പടിയത്തിൽ യാതൊരു കളറും ഇല്ല ആ കളറിന് കാരണം അതിന്റെ സാമീപ്യം മാത്രമായിരുന്നു അപ്പൊ അതൊക്കെ ലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നർത്ഥം മറ്റേ അതിന്റെ ഗുണങ്ങൾ ഇതിൽ തട്ടിത്തിളങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഗുണങ്ങളൊക്കെ ലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അതൊന്നുമില്ല ഇത് നിർമ്മലമായിട്ട് എപ്പോഴും അച്ഛാനന്ദ സ്വരൂപമായിട്ടിരിക്കുന്ന ദൃശ്യമാണ് ദുഃഖാണ് ഇഷ്ടമാണ് ഇല്ലാത്തതാണ് ബുദ്ധിയായി അപ്പോൾ ഉറങ്ങുന്നവരുണ്ടാവുമല്ലോ ശരിയാന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇപ്പോ ദൃശ്യപ്രപഞ്ചം ഭോഗാഭവർഗങ്ങളെ നൽകി നൽകി അവസാനം ഇത്രയുള്ളൂ എന്ന് അറിഞ്ഞാൽ വൈരാഗ്യം വന്നു അപവർഗം എന്ന് പറഞ്ഞ വൈരാഗ്യം അപ്പോൾ ഈ അനുഭവിച്ച് അനുഭവിച്ച് അത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വൈരാഗ്യം വന്നു അതിന്റെ ശേഷം അയാള് നിർഗുണ ധ്യാനം നടത്തി പ്രപഞ്ച പ്രതീതി മുഴുവൻ വിലയം പ്രാപിച്ചു അങ്ങനെ അയാൾ മാത്രമേ ഉള്ളൂ ദൃശ്യങ്ങളില്ല ദൃശ്യാവ് മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമായി പക്ഷെ അപ്പോഴും ഈ ഭോഗാഭ്രമങ്ങൾ കിട്ടാത്തതായുള്ള ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി നിലനിൽക്കുന്നു അതിലവർ ഭ്രമിക്കുന്നു അതായത് ഒരാൾ മുക്തനായി എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അങ്ങ് ആയില്ല എന്നർത്ഥം അപ്പൊ ഉറക്കം ഉണർന്നവർക്ക് അവരുടെ സ്വപ്ന ലോകമൊക്കെ ഇല്ലാത്തതാണ് ബോധ്യം ആൾക്കാരുണ്ടല്ലോ ഞാൻ അദ്വൈതം പിന്നെ ഒന്ന് ഒന്നേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തി വെച്ചാലും നമ്മളെ നായിക്കത് ബോധ്യമായിട്ടില്ലല്ലോ നായപ്പുറം ബോധ്യമായില്ല ആത്മനിഷ്ഠാണല്ലോ അതൊക്കെ ഇപ്പൊ എന്റെ ഞാൻ ഉണർന്നു എന്റെ സ്വപ്ന ലോകം ഇല്ലാത്തന്ന് ബോധ്യമായി പക്ഷെ ഉറങ്ങിക്കിടക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും ഉള്ളതാണല്ലോ അവരുണരുമ്പോ അവരൊന്നും ഇല്ലാത്തന്ന് ബോധ്യമാകും അപ്പൊ വ്യക്തിനിഷ്ഠാണെന്ന് അർത്ഥം അദ്വൈതം ഞങ്ങള് പ്രസംഗം നടത്തുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോ എന്തിനാ ഇതൊക്കെ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അത്രയല്ലേ ഉള്ളൂ ഇനിയിപ്പോ എന്താ ഇതിന്റെ ഒക്കെ ഇത് സത്യസായി ബാബയും രമണ മഹർഷിയും ഒരുപാട് ഒരേ ലെവലാണെന്ന് ഏ ഒരിക്കലും അല്ലേ അപ്പൊ എന്തോ ഒരു വിടവുണ്ടല്ലോ അതിനു വേണ്ടി നമുക്ക് ഇനി വായിച്ചുകൊണ്ടേയിരിക്കാം ആ വിടവ് കിട്ടുന്ന വരെ അപ്പൊ അതേ രൂപത്തിൽ എടുക്കാൻ വളരെ കേട്ടോ കുട്ടികളുടെ എല്ലാം ഒരേ എനർജി ആണോ ഒരു എനർജി തന്നെയാണ് ചലിച്ചിട്ട് ഒരു ആനയായതും ആ എനർജി തന്നെയാണ് ചലിച്ചിട്ട് ഒരു കുതിരയായതും അപ്പൊ കുതിര ആന എന്നൊക്കെ പറയുന്നത് ഒരേ ചൈതന്യമാണ് ഈ പഞ്ചാര കോട്ടി കൊണ്ട് നമ്മള് പലതരത്തിലുള്ള ആകൃതിയിലുള്ള ഇതുണ്ടാക്കുന്നില്ലേ മിഠായി ഉണ്ടാക്കുന്ന പോലെ നല്ല ഒരു ഷുഗർ മാത്രമേ ഉള്ളൂ ആ അർത്ഥത്തില് അദ്വൈതം എന്നുള്ളത് വളരെ എളുപ്പമാണ് പിന്നെ ദൃക്ക് ദൃശ്യം രണ്ടും പറയുമ്പോഴേക്കും തന്നെ അദ്വൈതഹാനി വന്നല്ലോ അവിടെ എന്നുള്ള വലിയൊരു പദം നല്ല പറഞ്ഞ മാതിരി അപ്പുറം ഉപയോഗിക്കേണ്ട ഒരു പദമാണ് ഒക്കെ അതൊന്നും ഇപ്പോൾ ഈ അവസ്ഥയിൽ അദ്വൈതം അഹം ബ്രഹ്മാത്മി പ്രജ്ഞാനം ബ്രഹ്മ അതൊന്നും നമ്മളെ ഇതിൽപ്പെട്ടല്ല കുറച്ചും കൂടി അപ്പുറമാണ് സമയമാകുമ്പോൾ വരും അവരോട് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ വേണ്ടതേ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടു അപ്പൊ മൂന്നാം ക്ലാസ്സിൽ കുട്ടികളെ അടുത്ത് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എം എക്ക് പഠിക്കുന്ന സമയത്ത് zero to power of minus seven is equal to എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സമയങ്ങളിലും ഭ്രമിപ്പിക്കലുമാണ് കാരണം വെച്ചാൽ അവരെപ്പോഴുള്ള സിലബസ് എന്താ വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക കുഴപ്പമാണ് ഇപ്പൊ പല ആൾക്കാരും ഇപ്പോ പെട്ടെന്ന് എടുത്തിയാടി മറ്റേ ഒക്കെ ഗ്ലാമർ കണ്ടിട്ട് എടുത്തിയാടി ഒരു കാവ്യം പറിച്ചിട്ട് പിന്നാലെ പോയി കഴിഞ്ഞാല് ഈ കർമ്മങ്ങളൊക്കെ അവിടെ കടത്തുകയായിരിക്കും വെറുതെ ഒരു ജന്മം നഷ്ടപ്പെടുത്തുകയാണ് കർമ്മവാസന ഭോഗാവർഗങ്ങൾ നൽകാൻ വേണ്ടി പ്രകൃതി ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് നമ്മള് പോയില്ലെങ്കിൽ ചെയ്യാനോ എന്നിട്ട് പിന്നെ വേഷം മാറി കവികൾ കുറച്ചിട്ട് ബൈപ്പാസ് ചെയ്ത് അങ്ങനെ പോവാ കുറേ കാലം കഴിയുമ്പോഴാണ് ബോധ്യമാവും ഇപ്പൊ കണ്ടില്ലേ ജയിലിൽ കിടത്തണം നേരത്തെ പോയി പോകാൻ വെച്ചാൽ അപ്പോൾ ജയിലിൽ ആഹാരം വേണ്ടില്ലായിരുന്നു ഈ സന്യാസം പാടില്ലാന്ന് ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലല്ല എനിക്കിതിന്റെ ആവശ്യമുണ്ട് എന്നുള്ള തോന്നൽ ഇല്ലാതെയാവും ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ആത്മാവാണ് ആത്മാവ് സത്യം സ്വരൂപം ആനന്ദ സ്വരൂപം സ്വാതന്ത്ര്യ സ്വരൂപമാണ് അതുകൊണ്ട് അതിന് ജ്ഞാനം സ്വാതന്ത്ര്യം ആനന്ദമൊന്നും ബാഹ്യത്തിന് കിട്ടേണ്ട ആവശ്യമില്ല എന്ന തോന്നലിനെയാണ് സന്യാസം എന്ന് പറയാം കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോവിധൂതാണ് കാമ്യകർമ്മങ്ങളെ നശിക്കുന്ന കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളതാണ് ഇത് എനിക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നലാണ് കാമെന്ന് ഏയ് ഇതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് നിഷ്കാമം എന്ന് പറയുന്നത് അപ്പോൾ ആ കാമ്യകർമ്മങ്ങളെ നശിക്കുന്ന സന്യാസം എന്ന് പറഞ്ഞിട്ട് അതേ അവസരത്തിൽ ഗാർഹിക ജീവിതം മുതലായതൊക്കെ ഒഴിവാക്കി പോകുന്ന സന്യാസം ഉണ്ടല്ലോ അത് അംഗീകരിക്കുന്നില്ല തൈത്തിരിയെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നുണ്ട് പ്രജാതന്തു മാ വ്യവച്ചേൽസി എന്ന് പറയുന്നത് ഒരാൾക്ക് അവകാശമില്ല എന്നാണ് പ്രജാതന്തും മാ വെച്ചേൽസി continuity of tradition should not be cut എന്നാണ് ഒരിക്കലും uh, പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല ഉള്ളില് ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ ബാഹ്യ ആനന്ദം എനിക്ക് ആവശ്യമില്ലാന്ന് തോന്നി ഉള്ളിൽ നിന്ന് ജ്ഞാനോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാഹ്യ ജ്ഞാനത്തിന് വേണ്ടി ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ ഞാൻ സ്വതന്ത്ര സ്വരൂപനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം അതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ വേഷം കെട്ടല്ല അല്ല സന്യാസം സന്യാസം കവിയ ഒന്നും മാവേ ചെൽസിന്നാണ് ഒരാൾക്കും അയാള് പിന്നെ നിത്യതന്യതി സ്വാമി പറഞ്ഞു വെക്കല് ജന്മേന്മാന്തരായിട്ട് പതിനായിരം കൊല്ലങ്ങളായിട്ട് ഓരോ കൈ കയ്യിൽ ഇങ്ങനെ പാസ് ചെയ്ത് വന്നതായ ഒരു ചൂട്ട് എൻ്റെ കയ്യിലെത്തി ഞാൻ നിങ്ങളെ കയ്യിൽ വന്ന് നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഞാൻ എൻ്റെ മകനോടുത്ത് മകൻ മകൻ്റെ മകനോടുത്ത് അങ്ങനെ പാസ് ചെയ്യുകയാണ് ജീവൻ അതിൽ ഒരാളായിട്ട് അത് നിർത്തിയെന്നില്ല പാസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി എത്രയോ കാലങ്ങളായിട്ട് വരുന്നതായിട്ടുള്ള ആ ജീവന്റെ തന്തുവിനെ അവിടെ വെച്ച് മുറിച്ചു അത് കരുതുന്നാണ് ദൈത്യ സമിതി പറയുന്നത് പ്രജാതന്തും മാ വ്യവച്ഛൽസീന്നാണ് അതുകൊണ്ട് അൺമാരീഡ്നെസ് ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്നത് വേദത്തിൽ പിന്നെ എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചാൽ ഈ ഇസ്ലാമിലെ ഭീകരവാദമല്ല പിന്നെ എങ്ങനെ ഈ ഭീകരവാദികളൊക്കെ മുസ്ലിമുകളായി എന്ന് വെച്ച മാതിരിയാവും വകുപ്പ് അവിടെ കാണുന്നില്ല ഒരു സ്ഥലത്ത് അങ്ങനെ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അത് കണ്ടതിന് ശേഷമാണ് ബുദ്ധന്മാർ ബുദ്ധന്മാരത് കണ്ടിട്ട് ക്രിസ്ത്യാനികൾ ഇങ്ങനെയൊക്കെ ആ വഴിക്ക് അപ്പൊ അവര് സമരം ചെയ്ത് പഴയ മാതിരി തന്നെ ആവാൻ ശ്രമിക്കുന്നു പ്രകൃതിയിൽ അങ്ങനെയാണല്ലോ സൃഷ്ടി പൊതുവെ പിന്നെ ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസം സന്യാസി വഴിക്ക് വഴി തന്നെ പോകണമെന്നാണ് പറയുന്നത് അല്ലാതെ ബൈപ്പാസ് ചെയ്ത് ശരി ഒന്നാം ക്ലാസ്സും ഞാൻ പഠിക്കേണ്ട ഒന്ന് നേരത്തെ അഞ്ചിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ പ്രൈവറ്റായിട്ട് പഠിച്ച ഒന്നുമില്ല അഞ്ചാം ക്ലാസ് പോലും മതി എന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ മെച്ചൂരിറ്റി വരണം അല്ലെങ്കിൽ പിന്നെ ജന്മജന്മാന്തരങ്ങളായിട്ട് വലിയ വലിയ സാധന അനുസരിച്ചിട്ടുള്ളതായ യോഗപുരുഷരുണ്ടാവും അവർക്ക് പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല കുറച്ച് ബാക്കിയുണ്ട് അതിനുവേണ്ടി ധ്യാന ജീവിതം നയിക്കാനായിട്ട് അങ്ങ് അവതാരത്തുണ്ടാവും അയാൾ പിന്നെ മറ്റേത് നിൽക്കില്ല ഇപ്പോൾ എസ് എൽ സിക്ക് ഒമ്പത് പിന്നെ സബ്ജക്റ്റ് കിട്ടി ഒരു സബ്ജക്റ്റ് കിട്ടാനുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ അത് മാത്രമല്ലേ എഴുതാൻ വരുള്ളൂ അതുപോലെ ചിലവരുണ്ടായിരുന്നു വരാം അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ഏകാന്ത യോഗികളെ ആകാംക്ഷ കൊണ്ട് ഏകാന്ത <laughs> വന്ന വഴി പോകുന്ന ജന്മൻ കാകൻ പറന്നു പിന്നെ അന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഇഹനാരായണ കണ്ടില്ല എത്ര ഗംഭീരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ കഴിവ് എത്ര ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതിനനുസരിച്ച് വേണം പെരുമാറാൻ കൃത്രിമമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ നഷ്ടം സമയം നഷ്ടമാണ് എത്തിക്കേണ്ടി ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് അനുഭവിക്കാൻ മോഹമുണ്ടെങ്കിൽ ഒരു ഒരു പുഷ്പം കാണാനുള്ള മോഹമാണെങ്കിൽ കണ്ണുകൊണ്ട് മാത്രമായിട്ട് അവതരിക്കാൻ പറ്റില്ല ആ കണ്ണിനെ നടത്താൻ മൂക്ക് വേണം ചെവി വേണം പല്ല് വേണം നാക്ക് വേണം ശ്വാസകോശം വേണം ഹാർട്ട് വേണം വയറ് വേണം എല്ലും കൂടാരം വേണം തൊലിയിട്ട് മൂടണം സർവം കൂടിയല്ലേ ഒരു മന്ത്രിക്ക് പിന്നെ ചായ കൊടുക്കാൻ ആഗ്രഹിച്ച മാതിരി എത്ര പാർട്ടി പ്രവർത്തകന്മാരും എസ് ഐമാരും പോലീസുകാരും ഒക്കെ പാടം കൂടി വരും അവരൊക്കെ നമ്മൾ തൽക്കരിക്കേണ്ടി വരും മന്ത്രി സൽക്കരിക്കണം ആഗ്രഹിച്ചാൽ അതുപോലെയാണ് എന്തെങ്കിലും ഒന്നും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ പാരാഫ്രണയിലെയും കൊണ്ട് നമ്മൾ പിന്നെയും ജനിക്കേണ്ടി വരും അതൊന്നും നമുക്ക് ആളുകൾ അറിയപ്പെടാനുള്ള പ്രകൃതി ലയം പ്രാപിച്ച് ദൃശ്യ ദൃഷ്ടാവ് മാത്രമായിട്ട് അപ്പൊ ദൃഷ്ടാവ് എന്നുള്ള പേരും ഇല്ലേ മാത്രമായി ദൃക്ക് മാത്രമായിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രകൃതി ലയം പ്രാപിക്കുമ്പോൾ ഒന്നിനെ ആശ്രയിക്കേണ്ടി വരാത്ത ഒന്നാണ് ഞാൻ എന്നുള്ള ബോധോദയം ഉണ്ടായി എനിക്ക് ഈ പ്രകൃതിയുടെ ആവശ്യമൊന്നും മുമ്പേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഭ്രമം കൊണ്ട് തോന്നിയതാണെന്ന് മാത്രം പക്ഷെ അതില്ലെങ്കിലും പ്രകൃതിയിൽ നിന്ന് കിട്ടാനുള്ള ആനന്ദമാണ് ജ്ഞാനാണ് സ്വാതന്ത്ര്യമാണ് അത് മോഹിച്ചാണ് പ്രകൃതിയെ ആശ്രയിച്ചത് പക്ഷേ എൻ്റെ യഥാർത്ഥ സ്വരൂപം പ്രകൃതി ലയം പ്രാപിച്ച സമയത്താണ് ജ്ഞാന സ്വരൂപം ആനന്ദ സ്വരൂപം സ്വന്തം സ്വരൂപമാണ് എൻ്റെ സ്വരൂപം അതെനിക്ക് അറിയാത്തതുകൊണ്ട് മാത്രം മറ്റേനെ ആശ്രയിച്ചാണ് അപ്പോൾ ആശ്രയിക്കാൻ ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് കേവലത ഒറ്റയ്ക്ക് മറ്റൊന്നിനെ ആശ്രയി ഇല്ലാത്ത ആശ്രയിക്കേണ്ടി വരാത്തൊരവസ്ഥയാണ് എന്റെ കൈവല്യം എന്ന് പറയുന്നത് എലോൺനെസ് എന്ന് പറയുന്നത് ലോൺലി അല്ല എലോൺനെസ് എനിക്കൊന്നിന്റെ ആവശ്യമില്ല എന്നുള്ളത് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ആശ്രയിക്കാൻ പോയത് പക്ഷെ വാസ്തവത്തിൽ ആവശ്യമില്ലായിരുന്നു അപ്പൊ അവിദ്യ കൊണ്ടാണ് അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകേണ്ടി വന്നത് എന്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് വെളിവാകുമ്പോൾ മാത്രം അയ്യോ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് ബോധ്യമാകും അപ്പൊ നമ്മളെ ഇതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രകൃതി തനിയെ ലയിക്കും ഞാൻ രണ്ടും കെട്ടടങ്ങുന്നു ഞാനും സ്വരൂപജ്ഞാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് പ്രകൃതിയെ സംബന്ധിക്കുന്ന ജ്ഞാനമാണ് അപ്പോൾ അത് പല സ്റ്റേജസുമായിട്ട് നമ്മൾ പലതുമായിട്ട് ധരിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെക്കുറിച്ചും മറ്റേ പ്രകൃതിയെക്കുറിച്ചും നമ്മൾ പലതും ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അനുഭവത്തിൽ ഇതൊന്നും ഇങ്ങനെ അല്ലാന്ന് ബോധ്യം വരികയാണ് അതോട് ജ്ഞാനം ഞാൻ രണ്ടും കൂടി പോയി അപ്പോൾ ചളി കളയാൻ സോപ്പ് ധരിച്ച് സോപ്പും ചളിയും രണ്ടും കൂടി കഴുകി കളയുന്ന മാതിരി ജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ പിന്നെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവിദ്യ അജ്ഞാനം എന്ന് പറഞ്ഞാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം മറക്കുന്നതെന്നൊക്കെ തെളിയിക്കാൻ വേണ്ട ഉദാഹരണങ്ങളും മറ്റും മറിച്ചൊക്കെയാണ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ശ്രവണം കഴിഞ്ഞ് മനനം കഴിഞ്ഞ് നിത്യാസത്തിലാണ് ഇത് തെളിഞ്ഞു വരിക തെളിഞ്ഞു വരുന്നതോടുകൂടി ശാസ്ത്രങ്ങളൊക്കെ പിന്നെ അപ്രസക്തമായി പിന്നെ അതിൻ്റെ ആവശ്യമില്ല സ്റ്റീരിയോ ചെയ്യുന്നു ഉറക്കങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അപ്രസക്തമായല്ലോ അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകണം അതുപോലെ കുറച്ചും കൂടി ഒന്ന് അപ്പൊ യോഗവാസിന്റെതിൽ ജ്ഞാന സത്വഭൂമി നമ്മൾ കേട്ടല്ലോ ശുഭേച്ഛ വിചാരണ തനുമാനസ സത്വാപത്തി അസംസ്കൃതി പദാർത്ഥ ഭാവിനി തുര്യക ഇതിലുള്ള വേറൊരു ടൈപ്പിലാണ് പറഞ്ഞത് ലഭിക്കേണ്ടതായിട്ടൊന്നുമില്ല ഉപേക്ഷിക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല ഈ രണ്ടവസ്ഥയും ബോധ്യപ്പെടുകയാണ് അത് കഴിഞ്ഞാല് പിന്നെ ഈ എല്ലാ മതക്കാരായാലും ശരി ക്രിസ്ത്യാനികളായാലും ശരി ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരേ നിയമമാണ് ഈ നാഷണൽ ഹൈവേ എത്തിയ പിന്നെ ഒരേ മാതിരിയാണ് ഒക്കെ ഈ സട്ടിലായുള്ള മൈൻഡിൻ്റെ ഫങ്ഷൻസ് ഒക്കെ അപ്പോൾ പിന്നെ അറിയപ്പെടാനായിട്ട് ഒന്നുമില്ല ബാഹ്യമായിട്ട് ഒന്നും അറിയപ്പെടാൻ പുസ്തകം വായിച്ചാൽ നമുക്ക് ഒരു ദിവസം കിട്ടാനില്ല പിന്നെ തള്ളേണ്ടതായിട്ട് എന്താണ് ഇത് തള്ളിയാൽ ഇങ്ങനെ കിട്ടുന്നു അങ്ങനെയൊന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും എന്ന് അങ്ങനെയും പറയാൻ പറ്റില്ല ഏ ശൂന്യാവസ്ഥ ഏ ശൂന്യാവസ്ഥ അറിയപ്പെടാനായിട്ടൊന്നുമില്ല ഈ അന്യമായിട്ടുള്ള കരണങ്ങളെ അല്ല അന്യമായിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിക്കേണ്ട ആശ്രയിച്ചാലേ ഇത് സാധിക്കൂ എന്ന അവസ്ഥ പോവുകയാണ് ആശ്രിത വസ്തുക്കളൊന്നും തന്നെ ഞാനല്ലല്ലോ എൻ്റെ മുമ്പിൽ പ്രകടാകുന്നതായ ദൃശ്യങ്ങൾ മാത്രമാണ് ആ ദൃശ്യങ്ങളെ ഞാൻ സ്വന്താക്കുകയെ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയെ അതിനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക രണ്ടും എന്നെ ബാധിക്കുന്നില്ല അതിന് സ്വീകരിച്ചാലും ഒന്നുമില്ല അതിന് ഉപേക്ഷിച്ചാലും ഒന്നുമില്ല എന്നെ അത് ബാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ഈ എൻ്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയുന്നതോടുകൂടി എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പം എന്നെ രസിപ്പിക്കാൻ നിന്ന പ്രകൃതികളൊക്കെ തന്നെ അതിൻ്റെ സ്വയം സ്വന്തം അവസ്ഥയിലാണ് ലയം പ്രാപിക്കുന്നത് എൻ്റെ അടുത്തുനിന്ന് ഒരു പ്രചോദനം കിട്ടാത്തതുകൊണ്ട് പ്രകൃതിയൊക്കെ തന്നെ സ്വയം അരിഞ്ഞു പോകുന്നതാണ് അപ്പൊ നമ്മൾ വെറുതെ എങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം കഴിയുമ്പോൾ മനസ്സെന്ന് വിചാരിക്കും എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിലേക്കാണ് നേരെ കുറച്ച് വളരെ രസകരമായിട്ട് എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ട് ഡിബേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലൂടെ തന്നെ ഇരിക്കും എന്നാൽ ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ അതുപോലെയാണ് പ്രകൃതി പ്രകൃതിക്ക് പിന്നെ നമ്മളെ കൊണ്ട് ഒരാവശ്യമില്ല നമുക്ക് പ്രകൃതിയെ കൊണ്ട് ആവശ്യമില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രകൃതി എൻ്റെ മൂലപ്രകൃതിയിലാണ് ലയം പ്രാപിക്കും അപ്പോൾ ഞാൻ കേവലം ആയിട്ടുള്ള ആത്മാവാണെന്നും ജ്ഞാനാനന്ദ സ്വതന്ത്ര സ്വരൂപിയാണെന്നൊക്കെ നമുക്ക് ബോധ്യം വരും അല്ല അപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും പല ചിന്തകളും വന്നു വരും കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയെന്നും വരും എന്നാലും ഉണർന്നാലും ചിലപ്പോൾ ആ ചിന്തകൾ തന്നെ കണ്ടിന്യൂ ചെയ്തെന്നും വരും അങ്ങനെ വരുമ്പോൾ എങ്ങനെയാ ഈ ധ്യാനം ശരിയാ ശരിയാവാ നമ്മള് പിന്നെ രണ്ടുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവാതെ വളരെ ആയിട്ടിരിക്കുക ആദ്യകാലത്തൊക്കെ ഇരുന്നാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും ഉറക്കം കഴിയുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷമായിരിക്കും ഉറക്കം ഉണർന്നു ഒരു പത്ത് മിനിറ്റ് ഉറങ്ങി പെട്ടെന്ന് ഉണർന്നു വെച്ചാൽ ഉണരുമ്പോൾ പിന്നെ ഇരുന്ന് നോക്കുക ഇരുന്നാൽ പല ചിന്തകളും വരും രണ്ടാവസ്ഥയും മനസ്സിനറിയണം ഒന്നുകിൽ ചിന്തിക്കുക ചിന്തിക്കാത്ത അവസ്ഥ ഉറക്കം ഒന്നിൽ ഉറങ്ങുക അല്ലെങ്കിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക ഇത് രണ്ട് കാര്യമാണ് നമ്മൾ ആദ്യകാലത്തൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരികയായിരിക്കും ഉറക്കം വന്നു കഴിയുമ്പോഴും അതും നല്ല സുഖമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നും ഉറങ്ങിക്കഴിഞ്ഞ ഒരു അഞ്ചാറ് മണിക്കൂർ ഉറങ്ങിയ മാതിരി തോന്നും ചിലപ്പോൾ പത്ത് മിനിറ്റൊക്കെ ധ്യാനത്തിൽ ഉറങ്ങി ഉണർന്നാൽ അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ തുടരുക ഒന്നും പേടിക്കേണ്ട ഏതായാലും നന്നായി നല്ല പിന്നെ ഉറക്കം കിട്ടാൻ ആൾക്കാർ എത്ര ഉറപ്പിയ ലവാക്കുണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ധ്യാനത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് എന്ന് വിചാരിച്ചാൽ സന്തോഷിക്കാം കുറേ കഴിയുമ്പോൾ ഈ ഉറക്കമല്ല ഉണർച്ചയല്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് അനുഭവപ്പെടും neither sleep more no thinking ചിന്തിയില്ല അത് ദിവസം ഉറക്കമല്ല അപ്പോൾ ചിന്ത ചിന്ത ഇല്ലാത്ത ചിന്താരഹിതമായിട്ടുള്ള ഒരു ബോധാവസ്ഥ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്നതാണ് അത് എന്നാണെന്ന് പറയാൻ പറ്റില്ല അതുവരെ അതിനുവേണ്ടി ശ്രമിക്കണം എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ ചിത്തം ചലിച്ചിടുകയില്ല പിന്നെ അത്രത്തോളം യത്നം ആലോചനാപൂർവ്വം നിത്യനിരിക്കണം എന്നാണ് ശിവഗിയർ പറഞ്ഞത് എന്നാന്നും എപ്പോഴാന്നൊന്നും പറഞ്ഞുകൂടാ എങ്ങനെയാണെന്നും പറഞ്ഞുകൂടാ അപ്പോ അതുവരെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒരു ദിവസം കാണാൻ നമുക്കത് അനുഭവപ്പെടും ചിന്തകളില്ലാത്തതും ഉറക്കമല്ലാത്തതുമായിട്ടുള്ള ഒരവസ്ഥ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്പനേരം ഒരുവന്റെ മനസ്സ് ചിൽപ്രഭേദയിലേക്കിൽ അവൻ കുപ്പയോട് സമമായി ഭവിക്കും ഇപ്രപഞ്ച സുഖമൻ പരമേശീന അല്പസമയം ലയം പ്രാപിച്ചാൽ പിന്നെ പ്രപഞ്ച സുഖങ്ങളൊക്കെ കുപ്പ പോലെ തോന്നുന്നതാണ് അതൊന്നും അനുഭവത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ അല്ലാതെ തിയറ്റിക്കലായിട്ട് എത്ര പറഞ്ഞാലും പുള്ളിക്ക് അങ്ങ് ഉത്തരിക്കാൻ പറ്റില്ല തീർന്നവരെ തീരുന്നവരെ സംഗതി അറിയുന്നല്ലാതെ നമ്മുടെ മണ്ഡലം മാറില്ല എന്ന് പറയുന്നത് ജീവൻ പ്രാരബ്ധം തീരുന്നവരെ മണ്ഡലം മാറില്ല നമ്മളെത്ര ഉണ്ടാക്കിയല്ല ഈ പ്രാരബ്ധം നമ്മളെ പിടിച്ച് അവിടെ വെക്കുന്ന പിന്നെ ഈ അറിവുണ്ടായി കഴിഞ്ഞാലും പ്രാരബ്ധം നമ്മളെ പിടിച്ചു അപ്പോ ഞാൻ ആത്മാവാന്നുള്ള ബോധോദയം പരീക്ഷിച്ചതിനുണ്ടായി പക്ഷെ എങ്കിലും പാമ്പിന്റെ കടിയേൽക്കുക എന്നുള്ളൊരു പ്രാരബ്ധത്തിന് വേണ്ടി അദ്ദേഹം കാത്തിട്ടുണ്ട് രാമകൃഷ്ണദേവന് ആത്മസ്വരൂപിയാണെന്ന് അറിഞ്ഞു പക്ഷെ എന്നാലും ശരീരത്തിൽ ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു പ്രാരബ്ധത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ചിരുന്നു അതിൽ ഓരോരുത്തരും ജീവിതം നോക്കുകയാണ് വെച്ചാൽ ആ പ്രാരബ്ധം എത്ര ഉണ്ടോ അതിനു വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന ചില അതിനെ ഈ യോഗ യോഗഭ്രഷ്ടരാണെങ്കിൽ ചില സമയത്ത് അവർക്ക് പെട്ടെന്ന് ആ ചിന്ത വരും വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കുറച്ച് കഴിയുമ്പോഴേക്ക് അയാൾക്ക് ബോധോദയം വരും ഞാൻ ഇതിനു വേണ്ടി ജനിച്ചല്ല എൻ്റെതൊക്കെ കഴിഞ്ഞു ചെറിയൊരു ജിജ്ഞാസ വൃത്തി കഴിഞ്ഞോടുകൂടി അയാൾക്ക് ഈ ജന്മയെ കണ്ടു അയാൾ അവരെ നോക്കേണ്ട ഒരു സംവിധാനം ഈ ലോകത്തുണ്ടാവുന്നതാണ് അപ്പോഴാണ് ഈശ്വര വിശ്വാസത്തിന് വിട്ടു കൊടുക്കുക ഈ വ്യക്തിയുടെ ഇത് കഴിഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു കുത്തും കൊലയും നടത്തി പോലീസ് തന്നെ കുറിച്ച് ഇരുപത് കൊല്ലം തടവിലിട്ടു ഭാര്യയും കുട്ടികൾ ആരെ നോക്കുക അവരെന്തെങ്കിലും കാരണം എൻ്റെ ആ കർമ്മം അതാണ് ഇന്നത്തെ അതുപോലെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി പറഞ്ഞാൽ ആ ഒരു ജിജ്ഞാസവർത്തിക്ക് വേണ്ടി മാത്രം ഒരു ജന്മെടുത്തതാണ് അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇത്ര കാലം ഒരു ഭക്ത ശുശ്രൂഷയ്ക്ക് യോഗ ഉണ്ടാവുള്ളൂ മറ്റവർക്ക് കൂട്ടണം അങ്ങനെ കർമ്മങ്ങൾ ഒരേമാതിരിയുള്ള കർമ്മങ്ങൾ നമ്മൾ കൂട്ടിയോജിപ്പിക്കും പ്രകൃതി എന്ന് പറയുന്നത് അവർക്കും അതായിരിക്കും യോഗം അങ്ങനെയായിരിക്കും അതിന്റെ ശേഷം അവർക്ക് വേറെ മാർഗങ്ങളായി എന്ന് വരാം അവരുടെ ജീവിതം വേറെ വഴിക്ക് അങ്ങനെ കൈവഴിയായിട്ട് ഒഴുകി പോകുന്നില്ല ഉദാഹരണം ഭാര്യനെ ഒക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത് എന്നിട്ട് പഞ്ചാബിൽ വരെ ഭാര്യയും ഒക്കെ വന്നു വന്ന് കാണാൻ പറഞ്ഞിട്ട് കാണാൻ സമ്മതിച്ചില്ല വൈകുന്നേര സമയത്ത് എത്തിയത് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു അയ്യോ അമ്മേ കുട്ടി വന്നിട്ട് ഒന്ന് കണ്ടൂടെ ഒരു ദർശനം കൊടുത്തൂടെ അവർ കരഞ്ഞ അവിടെ മര്യാദയ്ക്ക് പോകാൻ പറയുന്നു ഒരു പിറ്റേ ദിവസം ശിഷ്യന്മാർ വെച്ച് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പാടുമായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ക്രൂരത കാണിച്ചറിയാം അവളുടെ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ ഇത് മുഴുവൻ പോകും ഞാൻ പഴയ അത്രയും പരിശുദ്ധമായിട്ടുള്ളൊരു വളരെ വലിയൊരു സാധ്യമാണ് അവളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സാധനം പഴയ മൈലിലേക്കാവും അവൾ കാണാതിരുന്നാണ് ഞാൻ കൽപ്പിച്ചു കണ്ട എൻ്റെ സന്യാസവും സർവം ഞാൻ മറക്കും അത്രയധികം പരിശുദ്ധമായിട്ടുള്ളൊരു സാധ്യമാണ് അതിന് മുഖം കണ്ടാൽ ഞാൻ ചുട്ടു അപ്പം തോറ്റു അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാൻ എനിക്ക് അതിൻ്റെ സമയമായി നോക്കിയില്ലല്ലോ അയാൾ അടുത്ത മണ്ഡലത്തിലേക്ക് കിടക്കേണ്ട സമയമായി ഇപ്പോൾ ഞാൻ എൻ്റെ മോളെ കല്യാണത്തിന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വയനാട് പോയി ജോലിക്ക് പോയി ജോലിക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട് ഞങ്ങൾ വലിയ രോഗിയായി രോഗിയായി കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് വേണ്ടത്ര പൈസ ആയി കഴിഞ്ഞാൽ ഞാൻ പോരുമല്ലോ വരുമ്പോൾ കൂട്ടുകാരൻ അയ്യോ അങ്ങനെ നമ്മൾ ഇത്രയധികം സ്നേഹം വിട്ടുപോകാന്ന് ശരിയാണോ ഇയാളെ കർമ്മം വേറെയാണ് പിന്നെ അപ്പൊ ആ വഴിക്ക് ഇയാൾക്ക് പോകുമ്പോൾ ചെറിയൊരു പാർട്ടിങ് ദുഃഖമൊക്കെ ഉണ്ടാവും അത് ആണ് ഇയാളെ കർമ്മം തീർന്നു പ്രാരബ്ധം തീർന്നു അയാൾ തീർന്നു കഴിഞ്ഞാലേ ഇങ്ങനെ പോകാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് ഒരിക്കൽ ശിവാനന്ദ സരസ്വതിയുടെ അടുത്ത് ഒരാളെ ഇന്ന് സന്യാസമാണെന്ന് പറഞ്ഞു ഉടൻ സന്യാസം കൊടുത്തു സന്യാസം കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ലെറ്റർ സ്വാമിക്ക് സ്വാമി ഞാൻ ഞാനും കുട്ടികളും അനാഥരായിപ്പോയി ഞങ്ങളുടെ ഭർത്താവിനും അങ്ങ് സന്യാസം കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ഇനി ആരെ ആശ്രയിക്കാം ഈ സന്യാസം കൊണ്ടിരുന്ന അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടാവുന്നത് കത്ത് വരും ഉടനെ ഈ കത്ത് കിട്ടിയ ഉടനെ അദ്ദേഹം ഇയാളെ വിളിച്ചു വിളിച്ചിട്ട് അവിടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ഡ്രസ്സ് ഈ കാവി ഊരി ഒരു ബാഗിൽ വെച്ച് ഒരു പെട്ടീൻ്റെ ഉള്ളിൽ വെച്ചു അയാളുടെ പഴയ വസ്ത്രങ്ങൾ കൊടുത്തോളൂ ഇനി വീട്ടിൽ പോയി ഭാര്യനും കുട്ടീനൊക്കെ നോക്കി കഴിയുക എന്നിട്ട് ഉത്തരവാദിത്തമൊക്കെ തീരുന്ന സമയത്ത് ഇങ്ങോട്ട് വരിക വരുമ്പോൾ ഈ കാവ്യ ഇവിടെ തന്നെ ഉണ്ടാവും സ്വാമി സൂക്ഷിക്കാൻ അങ്ങനെ പറഞ്ഞു വെച്ചതായിട്ടാണ് അപ്പോൾ സമയം ആവുന്നതിൻ്റെ മുമ്പ് ചിലർ എടുത്തിയാടി പോവുകയാണെങ്കിൽ അത് തെറ്റാണത് അപ്പൊ അതിന് സമയമായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്കും കുട്ടികൾക്കും അത് തിരിച്ചറിയും എന്താണാവോ ഇത് ഇവിടുത്തെ ഭാവമൊക്കെ മാറി കാണുന്നുണ്ട് ഏതായാലും നല്ല വഴിക്കുള്ള പോക്കാന്ന് തോന്നുന്നു അതൊക്കെ പറഞ്ഞ അവരെന്നെ സേവകരായി മാറി എന്ന് വരാൻ ചില സമയത്ത് ഇപ്പൊ ജ്ഞാനാനന്ദ സരസ്വതിയുടെ സ്വന്തം ഭാര്യ വേറെ സ്ഥലത്തായിരുന്നു അതിനെ കുറിച്ച് വേറെ ആ ബേബിയും ബേബിയുടെ അമ്മയായിരുന്നു സ്വാമിയെ വിളിക്കാൻ കൂടെ ഒരു അഭയദാനന്ദ സ്വാമിജിയുടെ അതെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ട് അവരൊന്നും അടുത്തു വരില്ല പക്ഷേ സ്വാമിയെ ശുശ്രൂഷിക്കാൻ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും അടുത്തുണ്ടായി അപ്പൊ അവർക്ക് ആ പ്രാരബ്ധമില്ല ഇദ്ദേഹത്തിന് അവരുടെ പ്രാരബ്ധമില്ല തീർന്നു അതിനനുസരിച്ച് മനോഭാവങ്ങൾ മാറി വരികയാണ് അങ്ങനെ വെച്ചാല് വിവേകപൂർവ്വം ആലോചിക്കുന്ന ഒരാള് ഉള്ളാലെ ചേഞ്ച് വരാൻ പോകുന്നു എന്ന് അറിയുന്നുണ്ടെങ്കിൽ അയാൾ സംവിധാനങ്ങൾക്ക് അതിയെ ഒരുക്കി വെക്കുന്ന എല്ലാം ഏർപ്പെടുത്തി വെക്കുന്നത് അതിനാണ് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ ആത്മാക്കളായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വേണ്ട മാതിരി മാർഗങ്ങൾ പറഞ്ഞു തന്നു അതാണ് കക്കടിയുടെ ഒരു വ്യാഖ്യാനം ഉണ്ടല്ലോ യോഗാസിട്ടത്തിൽ കാരണം അവർക്ക് വിശപ്പ് വന്നാൽ രാക്ഷസിയായി മാറി അപ്പോൾ രാജാവിൻ്റെ കൂടെ അന്തപുരത്ത് പോയി കഴിഞ്ഞാൽ രാക്ഷസഭാവം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ വാസന തീരുന്നവരെ പെട്ടെന്ന് കഴിഞ്ഞോളാന്ന് പറയാം അപ്പോൾ വാസന തീരുന്നവരെ കഴിയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാസന തീരാ ഈ വാസന തീരുമ്പോഴേക്കും അവിടെ സദ്വാസന വരണ്ട അതിന് സത്സംഗം വേണമല്ലോ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അവിടെ വന്നാൽ ഞാൻ ഈ വേഷം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമാവില്ലേ എന്ന് പറഞ്ഞു അതല്ല അവിടെ വരിക എന്നാൽ എനിക്ക് നിരവധി ആൾക്കാരെ കൊലക്കുറ്റത്തിന് ഒരുക്കേണ്ടതായിട്ടുള്ള ചുമതലയുണ്ട് അവരെങ്ങനെ കൊന്നാലും എനിക്ക് വിരോധമില്ല എനിക്ക് പാപമില്ല അപ്പോൾ നീ അവിടെ വന്ന് അതിഥിയായി താമ താമസിക്കുകയാണെങ്കിൽ ഞാൻ ആ ആൾക്കാരൊക്കെ തനിക്ക് തിന്നാൻ തരാം അപ്പം ഞാൻ അതിഥികൾക്കാരം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആ ആളുകളെ കൊന്നു തിന്നുന്നതുകൊണ്ട് തനിക്ക് അതിന് പാപം ഉണ്ടാകും അപ്പോൾ തന്റെ ആഗ്രഹം തീരുകയും ചെയ്യും ആളുകളെ തിന്നേണ്ട സമയത്ത് രാക്ഷഭാവം പോയി ഒറ്റയ്ക്ക് ഒരു ഹാളിൽ പോയി അവ തിന്ന തിന്നു കഴിഞ്ഞാൽ മനോഹര രൂപം കൊണ്ട് ഞങ്ങളെ കൂടെ നിർത്താം അപ്പോൾ എന്റെ ആഗ്രഹം തീരും സത്സംഗവും ആയി അപ്പൊ ആഗ്രഹം ഏകദേശം ആ വാസന കെട്ടണം കൊണ്ടെങ്കിൽ നീ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള അവകാശയും മാറുകയും ചെയ്യും അതാ ആ ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനുള്ള പരിഹാരം ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്നൊരു എക്സാമ്പിളാണ് കക്കടി വാക്യാനം അങ്ങനെയുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ബുദ്ധൻ തന്നെ ഭാര്യനെ കുട്ടീനെ മേടിച്ചു പോയി ഏഴ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അഞ്ചു കൊല്ലം കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നു വന്നിട്ട് കുട്ടീനെയും ഭാര്യനെയും കൊണ്ടുപോയി അതുകൊണ്ട് ഈ ആശ്രമത്തിലെ ആൾക്കാരാക്കി മാറ്റി പിന്നെ അവർക്കും ഇദ്ദേഹത്തിന് കിട്ടിയ സമാധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു ഉപേക്ഷിച്ചു പോവല്ലേ ഇത് അവർക്ക് സമാധാനത്തിനുള്ള മാർഗം എന്താണ് തനിക്ക് എന്താണ് എല്ലാവർക്കും ഉള്ള സമാധാന മാർഗം തേടിപ്പോയി അത് കണ്ടുപിടിച്ചു അത് ഭാര്യയ്ക്കും കുട്ടിക്കും ഉപദേശിച്ചു കൊടുക്കുകയും പിന്നെ എതിർത്തുന്ന പിന്നെ മാതങ്കിയുടെ മാതങ്കിക്കോലും മാതങ്കിക്ക് ഇത് കൊടുത്തു അവരും ബുദ്ധൻ്റെ അനുയായിയായി മാറി ആനന്ദനെ കൊടുക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത അഭില മാജിക് കൊണ്ട് ഏതാനന്ദ സ്വാമിജി പറയാറുണ്ട് കുജാലൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് എല്ലാ വിഭൂതികളും ഇവർക്ക് കിട്ടിയല്ലോ അപ്പോൾ അകത്തേക്ക് കടന്നില്ല പിന്നെ എന്നാണ് അപ്പോൾ ഭഗവാൻ ഇവരെന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് അതൊക്കെ ഭഗവാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ കണ്ട രൂപം മറക്കാതിരിക്കാൻ ഞാൻ കാട്ടിൽ പോയി ആ ഭാഗത്തിൽ എന്നെ തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തീരുമാനം എടുത്ത് പോയി എന്നാണ് കാട്ടിലേക്ക് പോയി എന്നാണ് ഇതിന്റെ കഥ വേദാനന്ദ സ്വാമി പറഞ്ഞു നമ്മൾ ഇതിലൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല ഏതോ പുരാണത്തിലുണ്ടാവുമായിരിക്കും വന്നപ്പോ സർവാലങ്കാര പുരുഷയായിട്ട് ഭാര്യയെ കണ്ടു ആപ്തകാമാരെ കുട്ടികൾ നടക്കുന്ന കണ്ടു മണിമാളികയായിട്ടും നല്ല സ്വർണവർണ്ണത്തിലുള്ളതായ മതിലൊക്കെ കണ്ടപ്പോ ഭഗവാൻ ഇവർക്ക് വേണ്ട എന്തിനു വേണ്ടിയാണോ എന്നെ ഇവരെ ആശ്രയിച്ചെന്ന് അതൊക്കെ അവർക്ക് ഭഗവാനിൽ കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കണ്ട ഭഗവാന്റെ സ്വരൂപം മറക്കാതിരിക്കാൻ കാട്ടിൽ പോയി അതെന്നെ ഒത്തുകൊണ്ട് കഴിയാം എന്ന് പറഞ്ഞു കാട്ടിലേക്ക് പോയി എന്നാണ് ഇങ്ങോട്ട് പ്രവേശിക്കാറ് നമ്മുടെ ഇതിൽ ഭാഗവതത്തിലൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയല്ല വന്നിട്ട് സുഖമായിട്ട് അവർ എന്നൊക്കെ കാണാം അപ്പൊ ഏതാണ്ട് സ്വാമിജി ഒക്കെ ഇങ്ങനെ പാടില്ല കൃഷ്ണ സ്വരൂപിയായിരുന്നു ഞങ്ങളത് പരിചയമായിരുന്നു ഇത് ദാസം രണ്ട് സ്ഥലത്തുണ്ടല്ലോ എല്ലാം പോകാറുണ്ട് വലിയ കാര്യമാണ് ഒരു മഹാത്മാവായിരുന്നു അതാണ് ഈ മാലയാത്ര ഒക്കെ തുടങ്ങിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനായി പോയിരുന്ന പിന്നെ ഒരു കൃഷ്ണനായരാണ് ഇപ്പോ അംബികാനന്ദ സ്വാമിജിയുടെ കൂടെ ഇതൊക്കെ നടത്തി